സുബന്ധി നമ്മളാവരക്ക അയത്തുപോരണമിപ്പോൾ അക്കിശർമ്മൻ ഭവശർമ്മൻ ഉത്തരക്കൂട് ഹിരണ്യൻ പ്രജാപതി എളഹാമ്പിള്ളി ഓർപ്പാളക്കേശവൻ വിഡ്ഢി വിഡ്ഢം വിഴുങ്ങി ഇരുവാരൂശി കേരവാരൂശി കടകത്തുകല്ലൂശി ചൊറിയൻ ഒട്ടൊട്ടുചൊറിയൻ പെരിഞ്ചൊറിയൻ ഐക്കോലും മക്കാക്ക തൂണുങ്കൽ പട മേക്കാന്തര കിഴക്കാന്തര എന്നു തുടങ്ങി യുവന്തി നമ്മളാവരക്ക അയത്തുപോരണം ഇപ്പോൾ എല്ലാവരും നേരത്തെ വരണം പറഞ്ഞിട്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ടായത് എല്ലാവരും അയ്യോ ഒന്ന് നോക്കിയിട്ടാവാൻ പറയാൻ വേണ്ടി ഞാൻ പറയാൻ നോക്കട്ടെ അതിന് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴാവും ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വരികയും അന്ന് കഴിഞ്ഞാൽ ആ ഓ താൻ എന്താ ഒന്നും കൂടെ പറയാ പറഞ്ഞാൽ ഞാൻ തന്നെ വേണം പറയാനായിട്ട് ഇതിപ്പോൾ അവൾ തന്നെ ഇവിടെ പറഞ്ഞു ഒപ്പിക്കാൻ തന്നെ ഭക്ഷണിക്കേണ്ടത് ആദ്യമേ പറയാനൊക്കെ പറഞ്ഞ ഭക്ഷണ ഉണ്ട് കാന്തം നിൽക്കാന്തരി ഇതൊരിക്കൽ കണ്ടത് നിൽക്കാന്തരി നിൽക്കാന്തരി മത്തി ലോകത്തിൻ്റെ മരത്തിൽ മത്തി ആ ഇത്യാസം കളിയടക്ക ഇത്യാസം kalau ini ya saya kak aku ini bagus, ini enggak apa, ini everything's okay. എല്ലാവരും വന്നിട്ട് പറയാൻ പുറപ്പെട്ടാലും പറയുന്നുണ്ടാവില്ല ഓ ദേവന്മാരൊരു വിധമൊക്കെ അറിയില്ലോ അത് പറഞ്ഞു കൊടുഞ്ഞ എന്താണ് രാവിലെ നേരത്തെ വരണം എന്ന് പറഞ്ഞതാണെങ്കിൽ നമ്മുടെ ഈ ഗ്രാമം അനധീതാവുന്ന ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ അവസ്ഥ ഇതിലധികം ഇവിടുത്തെ അവസ്ഥയില്ല ആ വിരിക്കാന്തലകളുടെ മുമ്പിൻ്റെ വാദം നിമിത്തം ഗന്ധീരമംഗലം ഗ്രാമം ഇതിലധികം ഈ മത്സരം എവിടെ ഉണ്ടായാലും അവിടെ ഉണ്ടാവുക എന്തോ ദൈവാധീനം കൊണ്ട് മുഴുവൻ നശിക്കണേ മുമ്പ് ആ ഒരു വിദ്വ അനുഭവിക്കും ശങ്കരനാരായണപരമായിരിക്കുന്ന ഒരു പദ്യം കൊണ്ട് ആ മേക്കാന്തര വീട്ടാന്തരമായിരുന്ന വാദം ആ മുമ്പിട്ട വാദം തീർന്നും തീർത്തൂന്നും ഈ ആദ്യ ആ വാദം തുടങ്ങുന്നതിന് മുമ്പ് ഈ ഗ്രാമത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ആലോചിക്കുക കാരണം ഗ്രാമത്തിന്റെ അഭിവൃദ്ധിക്ക് അങ്ങനെ വേണമെന്നാ പറയേ ഗ്രാമസഭ എങ്ങനെയാ പറയുക എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി ആലോചിക്കണമെന്നാ പറയുക അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാവരോടും വരാൻ പറഞ്ഞത് എല്ലാവരും കൂടെ ആലോചിച്ചപ്പോ ഗ്രാമത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടത് പുരുഷാർത്ഥങ്ങൾ സാധിക്കുക അതാണ് ആവശ്യം ധർമാർത്ഥകാമോക്ഷങ്ങളായിരിക്കുന്ന നാല് പുരുഷാർത്ഥങ്ങൾ അത് സാധിക്കലാണ് വേണ്ടത് പക്ഷേ കാലത്തിൻ്റെ വൈപരീത്യം കൊണ്ട് ആ പുരുഷാർത്ഥങ്ങള് അതിന് നിശ്ചയിച്ച വിധത്തിൽ സാധിക്കുക എന്നുള്ളത് സാധിക്കാത്ത കാലമായി പുരുഷാർത്ഥങ്ങളൊക്കെ അതിന് വിധിച്ച വിധത്തിൽ സാധിക്കുക എന്നുള്ളത് സാധിക്കില്ല കാലത്തിൻ്റെ വൈവിധ്യം അതാണ് കാലം മാറി ഇവിടെ കാലം മാറുമ്പോൾ എല്ലാം മാറുമല്ലോ അപ്പൊ അതനുസരിച്ച് കാര്യം അന്ന് തന്നെ ആ തനിക്കതാൻ പോകുന്ന പരീക്ഷകൾ നേരത്തെ തന്നെ നിശ്ചയിച്ചു ഇങ്ങനെ ഒരു കാലം വരും എന്ന് നിശ്ചയിച്ചിട്ട് അതിന് നാല് പ്രതിപുരുഷാർത്ഥങ്ങളെ അവരന്ന് തന്നെ നിശ്ചയിച്ചു അതാണ് തനിക്കിടാൻ പോകുന്ന പരീക്ഷകൾ എന്ന് പറഞ്ഞത് അവരന്ന് കണക്കാക്കി ഇത് ഇങ്ങനെ ഇതിന് ആ പുരുഷാർത്ഥങ്ങൾ വേണ്ട വിധത്തിൽ സാധിക്കാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയിട്ട് അന്ന് തന്നെ അവർ നിശ്ചയിച്ചു നാല് പുരുഷാർത്ഥങ്ങൾ ആ ധർമാർത്ഥമായിട്ട് അശനം അതുപോലെ അർത്ഥാർത്ഥമായിട്ട് രാജസേവ കാമാർത്ഥമായിട്ട് വേശ്യാവിനോദം മോക്ഷാർത്ഥമായിട്ട് വേശ്യാ എന്ന നാല് പുരുഷാർത്ഥങ്ങൾ പുരുഷാർത്ഥങ്ങളെ അന്ന് തന്നെ അവർ നിശ്ചയിച്ചിട്ടുണ്ട് അതിനൊരു ക്രമവും ശരിയാണ് ഇന്ന ക്രമത്തിലാണ് ഇല്ലാത്തൊരു ക്രമം വേണം ക്രമം ഉണ്ടെങ്കിലേ അങ്ങനെ തന്നെ നടക്കുന്നു ഇതിപ്പോൾ ഇങ്ങനെ നടന്നെന്താണെന്ന് വിചാരിച്ചത് അന്ന് ആ തനിക്ക് താൻ പോകുന്ന പരീക്ഷയുടെ ഒരു ക്രമം വെച്ചത് കൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ നടക്കണതാ എല്ലാത്തിനും ഒരു ക്രമം ഉണ്ടാവണം എന്നാലേ അത് നടക്കുള്ളൂ ഇപ്പോൾ ആ ഒരു ക്രമം അവർ അന്ന് തന്നെ നിശ്ചയിച്ചു ഇപ്പം അല്ലെങ്കിൽ ഓരോരുത്തരും ഓരോന്നിനും ഉറപ്പെട്ട വിഷമ അപ്പം അതിനിടവരുത്തരുതെന്ന് നിശ്ചയിച്ച് ഒരു ക്രമം വന്നിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് ആണെങ്കിൽ ആദ്യം വേശ്യാവിരോധം പിന്നെ വേശ്യ വഞ്ചരം പിന്നെ അശനം ന്യായസേവ ഇങ്ങനെ ഈ ക്രമത്തിൽ വേണം സാധിക്കാനായിട്ട് എന്ന് വന്നിട്ട് നിശ്ചയിച്ചിട്ടുണ്ട് അതിൽ വേശ്യാവിനോദം ആണ് ആദ്യം സാധിക്കേണ്ട വിശ്വാസം അതിപ്പോൾ നമ്മൾ സാധിക്കുക കഴിഞ്ഞു ആ ഇത് നോക്കാൻ അസ്മാദികൾ എല്ലാവരും കൂടെ ആ കുഞ്ഞിമഞ്ചേരിയുടെ ഗൃഹത്തിൽ ചേർന്ന് ദേശാവിനോദം ഒരു യുദ്ധം ഭംഗിയായിട്ട് സാധിക്കുന്നുണ്ടായി നമ്മ വിനോദം കേമായില്ലേ അഭിപ്രായം കേമായി തന്നെയല്ലേ അഭിപ്രായം യുദ്ധം കേമായി വിനോദം യുദ്ധം കേമായി മാത്രമല്ല ആ വിനോദം സാധിച്ച കൂട്ടത്തില് വഞ്ചനവും അതിന്റെ കൂടെ സാധിച്ചു ഒരു പുരുഷാർത്ഥം സാധിക്കാൻ പുറപ്പെട്ടതാ രണ്ട് പുരുഷാർത്ഥം തരായി അതാണ് ദൈവാധീനമുള്ള ആളുകൾ എന്തിനു പുറപ്പെട്ടാലും അതിന്റെ പ്രയോജനം ചെയ്യേണ്ടിയിരിക്കില്ലല്ലോ ആ വിഡ്ഢി അവിടുന്ന് പോകുന്ന വഴിക്ക് ആ കുഞ്ഞുമാഞ്ചേരിയുടെ ഗൃഹത്തിൽ കരുതുന്ന ഒരു സ്വർണ്ണം കൊണ്ടുള്ള ഒരു അടപ്പൻ കൊടുത്തു കൂട്ടി കൊണ്ടു ഒരു വഞ്ചനം തന്നെയാണല്ലോ അവളെ വഞ്ചിക്കാണല്ലോ ഉണ്ടായത് ഇതിപ്പോ വേശ്യാവഞ്ചനം അതിന് വിധിച്ച വിധത്തിൽ നടത്തുക എന്നുള്ളത് ഇനി നടക്കാത്ത കാലമായി എന്നാ എത്ര കാലം ഉണ്ടാവുന്ന ചോദിച്ചില്ല നടന്നോളം നടന്നു വെച്ചാൽ മതി അത് തന്നെ മറ്റു പുരുഷാർത്ഥങ്ങൾ തന്നെ വിഷമം പിന്നെ വഞ്ചനം അതിന് വിചാരിച്ച് വിധിച്ച വിധത്തിലൊക്കെ ചെയ്യാന്നുള്ളത് വിഷമ മാത്രമല്ല യഥാർത്ഥത്തിലുള്ള പുരുഷാർത്ഥങ്ങളല്ലല്ലോ ആ വാക്കിന്റെ അർത്ഥം സാധിക്കുക അത്രയല്ലേ ഉള്ളൂ ഇതൊരു വഞ്ചനം തന്നെയാണല്ലോ അവിടെ വഞ്ചിക്കാണല്ലോ അവിടെ അറിയാതെ വേണ്ടി കൊണ്ടുവന്നപ്പോൾ അത് വഞ്ചിക്കൽ തന്നെയാണല്ലോ അത് മതി ദേശീയ വഞ്ചനം രണ്ട് പുരുഷാർത്ഥങ്ങള് ഇനി സാധിക്കേണ്ട പുരുഷാർത്ഥം അശനമാകുന്ന പുരുഷാർത്ഥം അതാണ് സാധിക്കുന്നത് ചിലവാകുന്നുണ്ട് പോലെ ബുദ്ധിമുട്ടൊന്നുമില്ലാവുക അച്ഛനത്തിനെ ജനവിടുമറ്റ് സാധനങ്ങൾ വിളമ്പി ഉരുട്ടിയെടുത്ത് എടുക്കുക ഇതല്ലേ വേണ്ടു അതിപ്പോൾ ഇനി സൂക്ഷ്മം മനസ്സിലാക്കാത്തോണ്ടാ അതിന് പുറപ്പെടുമ്പോഴേ എന്റെ വിഷമ്യം അറിയുള്ളൂ അത്രയും ക്ലേശമുള്ള ഒരു പുരുഷാർത്ഥം വേറെ ഇല്ലാന്ന് വേണം പറയാനായിട്ട് അക്ഷരമാകുന്ന പുരുഷാർത്ഥം പോലെ ഇത്രയും ക്ലേശമായിട്ടുള്ള ഒരു കാര്യം വേറെ ഇല്ല മൂന്ന് ദിവസം കൊണ്ട് തരാമെന്ന് സംശയം അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടാക്കണമെന്ന് ആലോചിക്കുന്നത് അത്ര ക്ലേശം ക്ലേശമുണ്ട് അക്ഷരം ഇത്ര എളുപ്പമുള്ളൊരു പുരുഷാർത്ഥമല്ല കേൾക്കുമ്പോ കേൾക്കും കഴിയും സുഭാവം തോന്നും അത്ര എളുപ്പമല്ല അക്ഷരമാകുന്നു അങ്ങനല്ല എല്ലാ പുരുഷാർത്ഥത്തിനും ഉണ്ടായിട്ടുള്ളതാണ് അക്ഷരത്തിന് കുറച്ച് അധികം ഉണ്ട് എന്താ എങ്ങനെ വേണം ഒന്ന് പുരുഷാർത്ഥം സാധിക്കാനായിട്ട് ഇതാണെങ്കിൽ എത്ര ക്വാപി സമേത്യ ഭോജനവിധി ആദണ്ഡം ഏതെങ്കിലും ഒരു ദിക്കില് ക്ഷണമനുസരിച്ച് ചെന്ന് ആകണ്ഠ ആമാസ ആശിരസ്പ കുറിച്ചിട്ട് ക്ഷണമനുസരിച്ച് ചെല്ലണം ഇതിന് ക്ഷണമനുസരിച്ച് ചിലവർക്ക് പറഞ്ഞതെന്നല്ലേ എല്ലാവർക്കും ചെന്ന് ഭക്ഷിക്കാൻ പറ്റില്ല ബ്രാഹ്മണർക്ക് ഭക്ഷിക്കാവുന്ന സ്ഥലത്ത് ചെന്ന് ഭക്ഷിക്കണം അങ്ങനെയുണ്ട് ബ്രാഹ്മണർക്ക് ഇന്നെന്ന ദിക്കിലെ ഭക്ഷണേ ഭക്ഷണം കഴിക്കാവൂ ഇന്നെന്ന ഭക്ഷണേ കഴിക്കാവൂ എന്നൊക്കെ വ്യവസ്ഥയുണ്ട് അതുകൊണ്ടാണ് ക്ഷണമനുസരിച്ച് ചെല്ലണം ഭക്ഷണം ചെന്ന് ഭക്ഷണം കഴിക്കണം എന്ന് പറഞ്ഞത് അല്ലാണ്ട് എവിടെന്നെങ്കിലും എന്ത് കിട്ടിയാലും കഴിക്കുക അത് പറ്റില്ല

കഴിക്കണ ഭക്ഷണത്തിനനുസരിച്ചുള്ള ആണ് ആ ഓരോരോ ഗുണങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നത് ഭക്ഷണത്തിൽ നിന്ന് ആദ്യമല്ലാത്ത ഭക്ഷണം കഴിച്ചാൽ അതിന്റെ ഉദ്ദേശം ഉണ്ടാവുകയും ചെയ്യും ഇപ്പൊ കേൾക്കാറില്ലേ ഇടയ്ക്കിടയ്ക്ക് സിദ്ധി കൂടി കേൾക്കാറില്ലേ അതില്ലാത്ത കഴിക്കാൻ പുറപ്പെട്ട ഭക്ഷണം ഇന്ന ഭക്ഷണങ്ങളെ കഴിക്കാവുന്നുണ്ടോ ബ്രാഹ്മണർക്ക് കഴിക്കാവുന്ന ഭക്ഷണം ഇന്ന ദിക്കീനെ കഴിക്കാവൂ ഇന്നന്നെ ഭക്ഷണങ്ങളെ കഴിക്കാവൂ എന്നുള്ളത് അതുകൊണ്ടാണ് ക്ഷണമനുസരിച്ച് ചെന്ന് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞത് ആ ഇപ്പോൾ ഇങ്ങനെ വിഷമൊന്നുമില്ല എവിടെയെങ്കിലും ഒരിക്കലും ക്ഷണിച്ച് ചെല്ലണം അവിടെ ചെന്ന് സുഖമായിട്ടുള്ള ഭക്ഷണം എടുത്തെഴുതിയാൽ വിശ്രമാകുന്ന പുനർത്ഥാവില്ലേ അങ്ങനെ വിചാരിക്കണം ആ പറയുമ്പോൾ വേഗം കഴിയും അതിൻ്റെ ആ മഹത്വം ഇവിടെ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെ വൈഷമ്യം തോന്നുക ഭക്ഷണത്തിൽ പ്രധാനമായിട്ടുള്ളത് എന്താ ഭക്ഷണത്തിലെ പ്രധാനമായിട്ടുള്ളത് എന്താണ് ധരിച്ചില്ലേ ഇങ്ങനെ കൊണ്ടുനടക്കലേ ഉള്ളൂ ഭക്ഷണത്തിലെ പ്രധാനമായിട്ടുള്ള എന്താ ചോറ് അതെ സംശയമില്ലല്ലോ ചോറ് തന്നെയാണ് ഭക്ഷണത്തിന് പ്രധാനമായിട്ടുള്ള ചോറ് തന്നെയാണ് ആ ചോറിന്റെ മഹത്വം എത്രത്തോളം ധരിച്ചിട്ടുണ്ടോ ചോറിന്റെ മഹത്വേ എത്രത്തോളം ഉണ്ടോ ധരിച്ചിട്ടുണ്ടോ തന്നെ ആ ചോറിന്റെ മഹത്വം തരുന്ന അറിഞ്ഞു നോക്കുക സമ്യക് പ്രജാപാലന ജാഗരൂക സർവപ്രിയ ക്ഷുദ്രജനൈരദൃശ്യ ചതുർവിധാമത്യരസാനുകൂലോ ജയത്യസാ ഓദര ഭൂമിപാല ചോറാകുന്ന രാജാവ് സവാൽ കർഷകനവർ ചോറാകുന്ന രാജാവ് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല രാജാവും ചോറും ഒരുപോലെ ഓദന ഭൂമി ബാല ഓദന ഭൂമി ബാലൻ തന്നെ വേണം പറയാനായിട്ട് അതെങ്ങനെയാണോ ഒരുപോലെ അവിടെ താൻ വെറുതെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞു ഞാൻ സമ്മതിക്കൂ എങ്ങനെയാ ഒരുപോലെ ആവണേ എന്ന് പറയാ ഞാൻ പറയാം ഏഴിന്റെ മുകളിലോട്ട് രാജാവിൻ്റെ ആണോ അതോ ചോറിൻ്റെ ആണോ ഏതെങ്കിലും ഒന്ന് തനിക്ക് അറിയാമെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞാൽ മതി വെച്ചിട്ടാ ഞാൻ നേരം എത്രയും വേഗമായിട്ട് കഴിക്കാമല്ലോ എന്ന് നേരം അതിന് ആയിപ്പോ സത്യം കുറച്ച് ആയിപ്പോഴേ ഇതൊന്നും നൂറ്റണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഏതെങ്കിലും ഒന്നും എനിക്കറിയെങ്കിൽ ബാക്കി ഞാൻ പറഞ്ഞാൽ മതി ഏതിൻ്റെ ഗുണദോഷ അംശങ്ങൾ രണ്ട് വിഷയമില്ല രണ്ട് ഞാൻ തന്നെ പറയണം രാജാവിൻ്റെ അവസ്ഥ എങ്ങനെയാണ് സമ്യക് പ്രജാപാലന സമ്യക് പ്രജാപാലന ജാഗരൂകനാകണം രാജാവ് സമ്യക്കാവും മണ്ണുള്ള പ്രജാപാലനത്തിങ്കൽ ജാഗരൂകരാകണം രാജാവ് കേട്ടെ രാജ്യം രക്ഷിക്കുന്ന രാജാവ് താൻ രക്ഷിക്കുന്നതായിരിക്കുന്ന പ്രജകളുടെ ആ പ്രജകളെ പാലിക്കുന്ന വിഷയത്തിങ്കൽ ജാഗരൂകനാവണം പ്രജകളെ പാലിച്ചാൽ പോരാ പ്രജാപാലനത്തിൻ്റെ ജാഗരൂകനാവണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എപ്പോഴും അത് മുന്നേ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം ആ എങ്ങനെയുള്ള ആള് നല്ല ഭരണാധികാരി നല്ലൊരു ഭരണാധികാരിയാണെങ്കിൽ അതിലെന്താ ചെയ്യുക എല്ലാ സമയത്തിലും തൻ്റെ പ്രജകളുടെ സൗഖ്യം അതാണ് തിരിച്ചുകൊണ്ടിരിക്കുക അവരെ പാലിക്കുക അവർക്ക് വൈഷമ്യങ്ങളൊന്നും ഉണ്ടാവണില്ലല്ലോ സുഖായിതല്ലേ ജനത അവർക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ കണ്ടു വരണം എന്ന് നിശ്ചയിച്ച് അതിന് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും നല്ല ഭരണാധികാരി ആവുന്നുണ്ടോ അങ്ങനെയുള്ള ആളാണെങ്കിൽ എല്ലാ സമയത്തിലും അത് കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കില്ല തൻ്റെ പ്രജകൾക്ക് സുഖാവണം എന്നേ ഒരു ആ എന്താ ആയിക്കോട്ടെ എൻ്റെ കാര്യം സുഖാവണം എങ്ങനെയാച്ചാൽ കഷ്ടപ്പെട്ടാണെങ്കിൽ കഷ്ടപ്പെട്ടോട്ടെ അങ്ങനെ വിചാരിക്കുന്നതായിക്കോട്ടെ സാമാന്യ പോലെ രക്ഷിക്കണ ആളാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും എല്ലാ സമയത്തും തന്നെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും അങ്ങനെയല്ലേ രാജാവിൻ്റെ അവസ്ഥ ഒന്നതേ രാജാവ് അങ്ങനെയാണോ സംശയിക്കുക ചോറോടോ എന്തിനെ സമ്യക് പ്രജാപാലന പ്രജാപാലനത്തിങ്കൽ ജാഗരൂകനാണ് ചോദ്യം പ്രജകളെ രക്ഷിക്കുക തന്നെയാണ് ചോദ്യം ചെയ്യണത് അല്ലേ കുറ്റം ചെലുത്തിയാൽ കാണാം രക്ഷാ ശരീരത്തിൻ്റെ അല്ലേ ആ അറിയാൻ വിഷമമൊന്നുമില്ല ചേട്ടനാണല്ലേ ചെലുതാതാണല്ലേ കണ്ടാ അറിയാൻ വിഷമമൊന്നുമില്ല ഒറ്റയായിട്ട് ചെലുത്തിയാൽ കാണാണ്ടാവും പ്രജകളെ പാലിക്കൽ തന്നെയാ ചോദ്യം ചെയ്യണത് ചെലുതാതാണല്ലേ കണ്ടാൽ അത് ചോദിക്കാൻ ബുദ്ധിമുട്ട് ചെറുപ്പതൊന്നും ഇല്ലേ ഇപ്പോ അല്ലാണ്ട് ആയിട്ടുണ്ടല്ലോ ചെറുപ്പതൊന്നും പതിവില്ല പോ ഏ ചോദിക്കാൻ ബുദ്ധിമുട്ടേ പയ്യ അല്ലാണ്ട് പരവശാലൊക്കെ കണ്ടാലും ചോദിക്കാറുണ്ട് അവൻ്റെ ചരിത്രമാണല്ലേ കണ്ടാലും ഇതാ കണ്ടവരുണ്ട് ചരിത്രമാണല്ലേ കണ്ട പറയൊന്നും വേണ്ട കണ്ടാറേ ശരീരത്തിൽ ഉണ്ടാവുക രക്ഷേ ആ പ്രജാപാലനത്തിങ്കൽ ജാഗരൂകൻ തന്നെ ചോറും അതെ പ്രജകളെ പാലിക്കുന്ന വിഷയത്തിങ്കൽ ജാഗരൂകനായിട്ടുള്ളതാണ് അപ്പോ രാജാവും അതെ ചോറും അതെ പ്രജാപാലനത്തിങ്കൽ ജാഗരൂകനായിട്ടുള്ള ആളാണ് നമ്മൾ കേൾക്കുമ്പോൾ ശരി ഞാൻ പറയില്ല ചോദിച്ച കാര്യം ഒരുപോലെ ആയതുകൊണ്ട് രണ്ടുപേരും ഒരുപോലെ ആണെന്ന് പറയാൻ പറ്റുമോ ഈ കാര്യമല്ല പിന്നെ എന്താ രാജാവിൻ്റെ അവസ്ഥ എന്താ എങ്ങനെയാ രാജാവിൻ്റെ അവസ്ഥ സർവപ്രിയ സർവപ്രിയനാണ് രാജാവ് അല്ലേ രാജാവിനെ എല്ലാവർക്കും ഇഷ്ടവും രാജാവിന് പ്രജകളെ അങ്ങനെ വേണം രാജാവിന് പ്രജകളെ അങ്ങോട്ട് ഇഷ്ടമാവണം പ്രജകൾക്ക് രാജാവിനെ ഇങ്ങോട്ട് ഇഷ്ടമാവണം എല്ലാവർക്കും ഇഷ്ടമായിട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ഭരിക്കുന്ന ആളുകളെ ഇഷ്ടപ്പെടാണ്ടിരിക്കാൻ നോക്കിയില്ല ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാവേണ്ടത് നോക്കിയില്ല രാജാവിന് ഇഷ്ടമല്ല രാജാവിനോട് ഇഷ്ടമില്ല എന്ന് കണ്ടാൽ ഇതിന്റെ വലിയ താമസം വ്യത്യാസം കൂടാനായിട്ട് രാജാവ് എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുമല്ലോ ഈ ശത്രുക്കള് രാജ്യത്തിന്റെ പുറത്തുനിന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ഉള്ളിലും ഉണ്ടാവും ശത്രുക്കളെ അപ്പൊ അതുകൊണ്ട് രാജാവ് എപ്പോഴും ചാരന്മാരെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും അവനെങ്ങനെയാണ് ഇവനെങ്ങനെയാണ് അവനെങ്ങനെയാണ് ഓരോരുത്തരെ കുറിച്ച് ചാരന്മാരെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ അന്വേഷിച്ചപ്പോൾ തന്നോട് വിരോധം ഉണ്ടെന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് തന്നോട് വിരോധം ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ വലിയ താമസം ഇല്ല അവൻ്റെ കഥ ഇല്ലാതെ അല്ലേ കേൾക്കാറില്ലേ ഭരിക്കണ ആളുകൾക്ക് എന്ന് വന്നാൽ ആദ്യം ഇടിയാണ് ഉണ്ടാവുക അറിയേ അത് കഴിഞ്ഞാൽ കഥ കഥ കഴിച്ചു എന്ന് കേട്ടാൽ അപ്പൊ മനസ്സിലാക്കാം എന്ത് എല്ലാവരും ഇഷ്ടമല്ലാത്ത എന്റെ വിഷയത്തിനാണ് എന്ന് മനസ്സിലാവും വലിയ താമസമല്ലേ കഥ കഴിക്കാൻ ആ ഇഷ്ടമല്ല എന്ന് വന്നാൽ ഇത് വലിയ അവസ്ഥ തന്നെയാണ് ചോറിൻ്റെയോ സർവപ്രിയ സർവപ്രിയനാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ് ചോറ് ചോറ് ഒരാളുണ്ടാവും ഇതിന് ഒരു രാജ്യത്തെ എല്ലാ രാജ്യത്തിലും ഉണ്ടോ ചോറ് ഞാൻ പല ദിക്കിലും പോയിട്ടുള്ള ആളാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എവിടെ ചെന്നാലും ചോറില്ലാത്ത സ്ഥലം അളവിൽ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ചോറില്ലാണ്ടിരിക്കില്ല എല്ലാം ഇപ്പോ ചോറ് കഴിക്കാത്ത ആളുകളുണ്ട് അത് ഇഷ്ടമല്ലാത്തോണ്ടല്ല കഴിക്കാൻ നോക്കിയില്ലാത്തതുകൊണ്ട് കഴിക്കാത്ത ആളുകളുണ്ട് പക്ഷെ ചോറ് ഇഷ്ടമല്ലാത്ത ആളില്ല എല്ലാവർക്കും ഇഷ്ടമാണ് ഇഷ്ടമല്ലാണ്ട് വരും എപ്പോ മറ്റുള്ള സാധനങ്ങൾ ഇഷ്ടമല്ലാത്ത ആളുകൾ പലരുണ്ട് അല്ലേ പലരും പറയാണ് എനിക്ക് അത് ഇഷ്ടമല്ല ഇത് ഇഷ്ടമല്ല മറ്റേത് ഇഷ്ടമല്ല എന്ന് പറയാറുണ്ട് ചോറ് ഇഷ്ടമല്ല എന്ന് പറയാറില്ലേ പിന്നെ പറയും എപ്പോ അവസാന കാലത്ത് ചോറ് വേണ്ട എന്ന് തോന്നിയാൽ പിന്നെ കണക്കാക്കാൻ പറ്റിയ താമസമില്ല ആരും പറയില്ല ഉണ്ടല്ലോ ഇതൊക്കെ മനസ്സിലായി കേട്ടാ 내일에보다 못했나? 음. 그래서 우리 야, 박신이 갈리고 그러지. 야, 좋은 요거 제가 아, 우와, 누가 왜 이렇게 하는 거야? 갈리는 당해도 ശരിയാ അപ്പോൾ രാജാവും അതെ ചോറും അതെ രണ്ടും ഒരുപോലെ തന്നെയാണ് ആ സർവപ്രിയനാണ് രാജാവും അതെ ചോറും അതെ പിന്നെ പിന്നെ എങ്ങനെയാണ് രാജാവിൻ്റെ അവസ്ഥ ക്ഷുദ്രജനീയ അദൃശ്യ ക്ഷുദ്രജനങ്ങളാൽ അദൃശ്യനാണ് ക്ഷുദ്രജനങ്ങൾക്ക് അദൃശ്യനായിട്ടുള്ള ആളാണ് അല്ലേ ക്ഷുദ്രജനങ്ങളാൽ അദൃശ്യനാണ് രാജാവ് ആ നിസ്സാരന്മാരായിട്ടുള്ള ആൾ ഇതിനെല്ലാം പറഞ്ഞാൽ നിസ്സാരന്മാരായിട്ടുള്ള ആൾ അവർക്ക് രാജാവിനെ കാണാൻ പറ്റില്ല ആളുകൾക്ക് ഭരിക്കുന്ന ആളുകളെ കാണാൻ പറ്റുന്നത് തോന്നുന്നുണ്ടോ കാണാൻ പറ്റില്ല കേവന്മാരാണെങ്കിൽ കാണാൻ തോന്നുന്നില്ല അതിന് പല പ്രയോഗമുണ്ട് സ്വർണോ വെള്ളിയോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ മുറിക്കാനുള്ള പ്രയോഗങ്ങളാണ് അതായത് നിസ്സാരന്മാരാണെങ്കിൽ രാജാവിനെ കാണുന്നത് സുന്ദരജനങ്ങൾക്ക് സാധിക്കില്ല എന്നാൽ മോഹം ഉണ്ടാവുമല്ലോ രാജാവിനെ ഒന്ന് കാണണം നമുക്ക് മോഹം ഉണ്ടാവും അങ്ങനെ വന്നാൽ അവര് കല്യാണത്തെ കണ്ടിട്ട് എനിക്കൊന്നും കാണാൻ കൊള്ളാമെന്ന് മോഹമുണ്ട് ഓ അത് നേരെ കണ്ട് ഇന്ന് ഭാരതാവിൻ്റെ എണ്ണമൊക്കെയുണ്ട് അതിൻ്റെ കൂടെ പോകുക ഇന്ന് അവിടെ രാജവീശിയുടെ അവിടെ ചെല്ലുമ്പോൾ രാജവീശിയുടെ രണ്ട് ഭാഗത്തും ആളുകൾ നിൽക്കുമല്ലോ രാജാവ് എണ്ണമുണ്ടെന്ന് കാണുമ്പോൾ രാജാവിനെ കാണാനായിട്ട് രണ്ട് ഭാഗത്തും അവിടെ ധാരാളം കൂടും അതോ ഇവിടെ നിന്നോട്ടോ ഇതിലെയാണ് കൂടെ മഹാരാജാവ് ഇവിടെ നിന്നോളാം അവർ ഇവിടെ നിന്നോളൂ വേണോ അപ്പം ഞാൻ നോക്കി നിൽക്കുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ആ രാജാവ് വരുമ്പോഴേക്കും ഭടന്മാർ മുമ്പിൽ വരുമോ ഇങ്ങോട്ട് മാറാ ഇങ്ങോട്ട് മാറാ ഇങ്ങോട്ട് മാറാ ഇങ്ങോട്ട് മാറാ നോക്കി കേട്ടോ അപ്പൊ ഒരു പോയി പോയി തലതാ ഒന്ന് തുടങ്ങി ഞാൻ വരുമ്പോ ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് വരിക അകപ്പടിക്കാരായിട്ടും പുറമ്പടിക്കാരായിട്ടും വരുന്നു കൂടെ ഒറ്റയ്ക്കില്ല വലിയ രാജാവ് ആ ആ ഓ ഒന്ന് നോക്കി ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇവിടെ അദൃശ്യനാണ് രാജാവ് ചോറോടോ അദൃശ്യനാണ് ചോറ് എല്ലാവർക്കും ധാരാളം കൊടുക്കുന്നത് പറയലൊക്കെ ഉണ്ട് പറയുന്നതന്നെ ഉള്ളൂ എല്ലാവർക്കും ഒന്നും കിട്ടില്ല ഞങ്ങൾക്കൊക്കെ കിട്ടുന്നത് സാമർഥ്യമുള്ളവർക്ക് കിട്ടും ഇത്ര തന്നെ കിട്ടും അല്ലാതെ കേൾക്കാറില്ലേ ഭക്ഷണം കഴിക്കാൻ ചേട്ട സിദ്ധി കൂടി അത്ര ഉണ്ടാവുക ജനങ്ങൾ അവരെ നിസ്സാരന്മാരെ ആർക്കും കിട്ടില്ല ഇപ്പോൾ ചോറ് നിസ്സാരന്മാർക്ക് ചോറ് കാണാൻ ബുദ്ധിമുട്ടാണ് രാജാവിനെ കാണാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ രാജാവിൻ്റെ അവസ്ഥ അപ്പൊ ഈ അവസ്ഥകളൊക്കെ നോക്കിയാൽ രാജാവ് അതെ ചോറും അതെ ഒരുപോലെ അല്ലേ പിന്നെ പിന്നെ രാജാവിന്റെ അവസ്ഥ എങ്ങനെയാ ചതുർവിധാമാത്യരസാനുകൂല ചതുർവിധാമാത്യരസാനുകൂലനാണ് രാജാവ് ചതുർവിധാമാത്യന്മാരുടെ രസത്തിന് അനുകൂലമായിട്ടുള്ള ആളാണ് നാല് മന്ത്രിമാരാണ് രാജാവിന് സ്വതേ നാല് മന്ത്രിമാരാ ഓരോ ഓരോ പ്രവൃത്തിക്കും ഓരോ മന്ത്രിമാരാ നാല് മന്ത്രിമാരാണോ സ്വയം രാജാവിന് ഉണ്ടാവുക ആ ബുദ്ധിസജീവൻ കാര്യസജീവൻ രണസജീവൻ നർമ്മസജീവൻ ഇങ്ങനെ നാല് മന്ത്രിമാരാണ് ഉണ്ടാവുക ആ മന്ത്രിമാരുടെ ഉപദേശം അനുസരിച്ചാണ് രാജാവ് രാജ്യം രക്ഷിക്കുക പറഞ്ഞാൽ മന്ത്രിമാർ പറയണത് കേട്ടപ്പോൾ അതുപോലെ ചെയ്യാം അതല്ല മന്ത്രിമാർക്ക് രാജ്യം രക്ഷിക്കാനുള്ള അധികാരമില്ല മന്ത്രിക്കാനുള്ള അധികാരമുള്ളൂ രക്ഷിക്കുന്നത് രാജാവാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ രാജാവ് മന്ത്രിമാരെ വിളിച്ച് അവരോട് അഭിപ്രായം ചോദിച്ചു അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറയണത് കേട്ടിട്ട് അതുപോലെ നീയല്ല അവർ പറയണ കേട്ടിട്ട് തന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കും അതിനാണ് ഈ നാല് മന്ത്രിമാരെ ഓരോ ആവശ്യത്തിനും ആ രണസജീവൻ യുദ്ധത്തിന്റെ കാര്യങ്ങൾ ആ സഖ്യങ്ങള് കാര്യങ്ങള് അതുപോലെ ആയുധങ്ങള് സംഭരിക്കേണ്ട കാര്യങ്ങള് ഈ വക വിഷയങ്ങളാണ് രണസജീവനോടാണ് ചോദിക്കുക അതുപോലെ തന്നെ ബുദ്ധിസജീവൻ ബുദ്ധിസജീവൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി ഉപദേശിക്കുന്ന ആ രാജാവിനോട് ബുദ്ധി ഉപദേശിക്കാനായിട്ട് മന്ത്രിമാരുണ്ട് മന്ത്രിമാർക്കും ബുദ്ധി ഉപദേശിക്കാൻ വേറെ ആളുടെ കഴിക്കണ കാലം അനവധി ഓരോന്നിനും മന്ത്രിമാരെ ഉപദേശിച്ചത് മന്ത്രിമാരുടെ പ്രവൃത്തിയാണ് അത് ഉപദേശിക്കുന്നത് അവർ ഭരിക്കാൻ പുറപ്പെട്ട ഈ വൈഷമ്യം ഉണ്ടാവുന്നത് കമ്മിറ്റിമാർ ഭരിക്കേണ്ട ആളുകളല്ല മന്ത്രിക്കേണ്ട ആളുകളാണ് അപ്പോൾ ആ രാജാവിന് വേണ്ട ബുദ്ധി ഉപദേശിക്കാനുള്ളതാണ് ബുദ്ധി സജീവൻ അതുപോലെ കാര്യങ്ങൾ നടത്താനായിട്ട് കാര്യസജീവൻ പിന്നെ ഇങ്ങനെ പല വൈഷമ്യങ്ങളും ഉണ്ടാവുമല്ലോ ആ രാജാവാകുമ്പോൾ രാജ്യം രക്ഷിക്കുമ്പോൾ പല തരത്തിലുള്ള ലേശങ്ങളും ഉണ്ടാവും അപ്പോൾ മനസ്സ് അങ്ങനെ വരുമ്പോൾ രാജാവിനെ സന്തോഷിപ്പിക്കാനാണ് നാമസജീവൻ ഇങ്ങനെ നാല് മന്ത്രിമാരാണ് രാജാവ് അല്ലേ അതേ രാജാവിന് നാല് മന്ത്രിമാരാണ് അത് ശരിയ ചോറിനോടോ ചോറിനോടും ചതുർവിധാമാത്യരസാനുകൂലാണ് ചോറിന് നാല് മന്ത്രിമാരോ ചോറിന് നാല് മന്ത്രിമാർ ഭക്ഷ്യമന്ത്രി എന്നൊക്കെ കഴിഞ്ഞു അല്ലാണ്ട് മന്ത്രി ഉണ്ടടോ മന്ത്രിമാരെ അവ നോക്കിയിരിക്കണമുള്ള എല്ലാവരും എപ്പോഴാ ആവാൻ പറ്റുക നോക്കിക്കൊണ്ടിരിക്കുക ഇത് കേട്ടാ എന്നാ ചോറിന് കിടക്കട്ടെ നാല് മന്ത്രിമാരെ വെച്ചാൽ അരി അതുകൊണ്ടാണ് അല്ലാണ്ട് പറയണ്ട നാല് മന്ത്രിമാരെയോ മുമ്പ് അങ്ങനെ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ നാല് മന്ത്രിമാരെ ഏതൊക്കെയാ മന്ത്രിമാര് എരിശ്ശേരി പുളിശ്ശേരി ഉപ്പേരി നാല് മന്ത്രിമാർ ചോർണമന്ത്രിമാരാ ചോർണമന്ത്രിമാരാ ഇതും ഈ നാല് സജീവന്മാർ തന്നെയാണ് ഇടസജീവൻ ബുദ്ധിസജീവൻ നർമ്മസജീവൻ കാര്യസജീവൻ ഏതാണത് ആ ആ ബുദ്ധിസജീവൻ എന്ന് പറഞ്ഞാൽ ഉപ്പേരി എങ്ങനെയാണ് രാവിലെ കേൾക്കാവുന്ന ഉറക്ക എന്ന് പറയുകയോ രാവിലെ അടുത്ത് ചെന്ന് സ്വകാര്യ അല്ലേ ആലോചിച്ച് നോക്കണം അല്ലേ ഒപ്പിയുമായിരിക്കും അല്ലേ ചേട്ടൻ ഉപ്പേരി കിട്ടോ പിന്നെ ജനസജീവൻ ശരി ജനസജീവനോ ആ കേട്ടാ പോരാ അവർക്കൊന്ന് ആലോചിക്കുക ആ ചോറിനൊക്കെ അത് കുഴയ്ക്കുക നന്നായിട്ട് കുഴച്ചപ്പോൾ അത് ഉരുട്ട് ഉരുണ്ടായിട്ട് ഉരുട്ടുക ഉരുട്ടിട്ട് വായനക്കാൻ എടുത്തിട്ട് യുവാക്കിട്ട് ചെല്ലുമ്പോഴേ അതെന്നുവെച്ചാൽ പിന്നെ ആലോചിക്കുന്നത് മനസ്സിലായിട്ട് വെറുതെ കേട്ടാൽ പോരാ അതൊക്കെ ഒന്ന് ആലോചിക്കണം യുദ്ധം തന്നെയാണ് ശരിയായിട്ട് വന്നാലേ രണസജീവൻ പിന്നെ കാര്യസജീവൻ ഉശേരി ഉഷ്ണാനായിട്ട് ഉശേരി എന്ന് പറയാം പിന്നെ നർമ്മസജീവൻ പ്രസരിക്കും ഇങ്ങനെ നാല് മന്ത്രിമാർ അപ്പോൾ രാജാവിനും നാല് മന്ത്രിമാര് കൂറും നാല് മന്ത്രിമാർ ഇങ്ങനെ ഏതേത് അവസ്ഥകളെ കൊണ്ട് നോക്കിയാലും രാജാവ് കൂറും കുറഞ്ഞ സാമർഥ്യം ഇല്ലേ പറയാനുണ്ട് പറഞ്ഞ് കേൾക്കുമ്പോൾ ശരിയാണ് തിരിഞ്ഞു

മാറ്റം വേണമെങ്കിൽ ഞാൻ പറയാം ആ മാറാ മാറാ മാറാ മാറാ ചോറ് അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അല്ലേ അത്ര കണക്കാക്കണ്ട ബാക്കിയൊക്കെ നോക്കിയാൽ ഒരു രാജാവും ഒരുപോലെ ഞെട്ടിയിട്ടൊന്നുമില്ല ഓ ഈ പറഞ്ഞതൊക്കെ പരമാർത്ഥാണ് ഇല്ലാന്ന് ഞാൻ പറയണില്ല പക്ഷേ ഈ പറയണതൊക്കെ പഴയ കഥയല്ലേ ഈ പഴയ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉള്ളില്ലേ പുതിയതായിട്ടൊന്നും പറയാനില്ല അത് പറഞ്ഞതൊക്കെ രാജാവ് രാജ്യം രക്ഷിച്ചുകൊണ്ടിരുന്ന കാലത്തെ കഥയല്ലേ താൻ ഈ പറയണത് അല്ലേ രാജാവ് അല്ലല്ലോ രാജ്യം രക്ഷിക്കണത് അതെയോ മന്ത്രിമാരല്ലേ രാജ്യം രക്ഷിക്കണത് അപ്പോ താൻ പറഞ്ഞത് നേരെയാകുമോ ഓ അപ്പോഴും മാറ്റമൊന്നുമില്ല ഇപ്പോഴും ഇതുപോലെ തന്നെയാണ് ചോറും രാജാവ് തോറ്റു പോയാലും മാറ്റമില്ല എപ്പോഴും അതിന് മാത്രം മാറ്റം പോകുന്നില്ല താൻ ആലോചിച്ചു സ്വതേ രാജാക്കന്മാരെ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു മഹായോഗ്യന്മാരായിട്ടുള്ള ആള് അല്ലേ ബുദ്ധിശക്തി അല്ലെ പരാക്രമം ഒക്കെ തികഞ്ഞിട്ടുള്ള ആളായിരുന്നു രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ അല്ലേ അങ്ങനെ രാജാവിനുണ്ട് അങ്ങനെ ഒരു രാജാവുണ്ട് യോഗ്യനായിട്ടുള്ള രാജാക്കന്മാർ ധാരാളമുണ്ട് എത്രയാണെന്ന് കണക്കില്ല അവിടുത്തെ രാജാവ് ഇവിടുത്തെ രാജാവ് ഇഷ്ടമുള്ള രാജാവ് ഇഷ്ടമുള്ള രാജാവ് അനവധി രാജശബ്ദമുള്ള ആള് അനവധിയുണ്ട് രാജാ രാജാവെന്നിങ്ങനെ പറയും ഈ പറയുന്നതേ ഉള്ളൂ അതൊക്കെ ഒരു യോഗ്യത ഒരു യോഗ്യത ചെയ്യാത്ത ആളാണ് അനവധിയുണ്ട് രാജാക്കന്മാർ പക്ഷേ സാമാന്യം പോലുള്ള ഒരു രാജാവ് ഉണ്ടോ ചോറും ചോറ് ധാരാളം ഉണ്ട് എത്ര വേണമെങ്കിൽ ചോറുണ്ട് നല്ല ചോറ് നല്ല സ്വാദമുള്ള ചോറ് കിട്ടാണ്ടോ അതെങ്കിലും ഒരു സാധനം കുറച്ച് തട്ടാം അല്ലാതെ കണ്ട് സ്വാദൊന്നുമില്ല ധാരാളം ഉണ്ട് എത്ര വേണമെങ്കിൽ കിട്ടും സ്വാദമുള്ള ചോറില്ല അപ്പോൾ നല്ല രാജാവും ഇല്ല നല്ല ചോറും ഇല്ല ഒരു വഴിയ പിന്നെ പണ്ട് രാജാവും മന്ത്രിമാര് അത്ര അത് കണക്കിട്ടല്ലേ മന്ത്രിമാർക്ക് ഒരു കണക്കിട്ടായിരുന്നു നാല് മന്ത്രിമാര് ഒരു കണക്കിട്ടായിരുന്നു അപ്പം അങ്ങനെ വല്ല കണക്കുണ്ടോ മന്ത്രിമാർക്ക് ഇത്ര മന്ത്രിമാരെ പാടുന്നതിനുള്ള കണക്കുണ്ടോ കുറേ ആകുമ്പോൾ നിർത്തുക അവരെ എത്രയാണെന്ന് കിടക്കില്ല മന്ത്രിമാരുടെ അനവധിയാണ് വേണമെങ്കിൽ അവ വിചാരിച്ചിട്ടായിരിക്കണം മന്ത്രിമാർക്ക് കണക്കില്ല എത്രയാ മന്ത്രിമാരെ അത്രയും മന്ത്രിമാർ അല്ലേ അതല്ലേ കറികളുടെ കറികളില്ലേ പണ്ട് ചോറിന് നാല് കറികൾ എന്നൊരു കണക്കുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഉണ്ടോ എത്രയാ കറികളെന്ന് കണക്കില്ല വലിയൊരു ഇല വെച്ചാൽ ഒരറ്റ പോലും മറ്റേ അറ്റം വരെ ഇങ്ങോട്ട് വളർന്നു ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പേര് പറയുകയും ചെയ്യും എന്താ സാധനം എന്ന് വെച്ചില്ല വിളമ്പടാളോട് ചോദിച്ചാൽ അയാൾക്കറിയില്ല എന്നോട് എന്തെന്താണോന്ന് കൃഷി എന്നോട് വിളമ്പാനേ പറഞ്ഞു കൃഷി എന്നറിയാം കഴിക്കണ ആൾക്ക് നാവിൽ വെച്ച എന്തെങ്കിലും സ്വാദ് തോന്നിയിട്ട് അറിഞ്ഞാൽ അറിയാം വെച്ച ആൾക്ക് കൃഷി അറിയാം അപ്പോ അപ്പോൾ ആ കറികള് അനവധിയാണ് മന്ത്രിമാര് എത്രയാണെന്ന് അറിയില്ല അപ്പോൾ അതും ഒരുപോലെ തന്നെയാണ് പിന്നെ മന്ത്രിമാര് ആവാനായിട്ട് ഇന്നതിന് ആളുകളെ മന്ത്രിമാരാക്കുക എന്നൊരു കണക്കൊക്കെ ഉണ്ടായിരുന്നു പണ്ട് രാജാവായിരുന്നതേ രാജാവാണ് പരീക്ഷിക്കാനായിട്ട് ആ ബുദ്ധിശക്തി അതുപോലെ തന്നെ കുലീനത്വം തഴക്കം പഴക്കം ഇതൊക്കെ നോക്കിയിട്ടാണ് മന്ത്രിമാരാക്കിയ മതി രാജാവേ അപ്പൊ അങ്ങനെ വല്ലതുണ്ടോ മന്ത്രിയാവാനായിട്ട് എന്തെങ്കിലും യോഗ്യത വേണോ ഉള്ളോ ഇന്ന യോഗ്യത ഉള്ള ആളെ മന്ത്രിയാക്കുള്ളൂ അങ്ങനെ ഉണ്ടോ അതൊരു ഏതെങ്കിലും മന്ത്രിയുടെ കാര്യം എടുത്ത് നോക്കിയാൽ മതി ഇന്നെ യോഗ്യതയുള്ള ആളെ മന്ത്രിമാരാക്കുള്ളൂ എന്നില്ല ഓ ആർക്കും വേണ്ടി വേറെ ഒന്നിനും കൊള്ളില്ലാന്ന് കണ്ടാൽ അവരെ മന്ത്രിയാക്കാന്നാണ് വെച്ചത് ബാക്കിയുള്ള ഏത് കാര്യത്തിനും ചില വ്യവസ്ഥകളുണ്ട് ഏ ഇന്ന സ്ഥാനത്ത് ഇരിക്കണമെങ്കിൽ ഇന്ന എന്ന യോഗ്യതകൾ ഉണ്ടാവണം നിശ്ചയിക്കേണ്ടത് ഏ മന്ത്രിയാവാനായിട്ട് എന്തെങ്കിലും യോഗ്യത വേണം ഒന്നിലും കൊള്ളാത്തവരെ ഇരുത്താനുള്ള സ്ഥലമാണ് മന്ത്രിസ്ഥാനം അപ്പോ അതും ഒരുപോലെ ഇനി കറികളുടെ അവസ്ഥയോ പണ്ടൊരു കണക്കുണ്ടല്ലേ ഇന്നിന്ന സാധനങ്ങളെ കൊണ്ട് ഇന്നിന്ന കറികൾ ഉണ്ടാക്കുക ഒരു കണക്കുണ്ടല്ലേ അപ്പം അങ്ങനെ ഉണ്ടോ ഇപ്പോൾ എന്തോന്നും എന്തുണ്ടാകും അത് പറഞ്ഞു കൊടുക്കാൻ ചില ആളുകളുണ്ടായിരുന്നു പറഞ്ഞു കൊടുക്കാനായിട്ട് എന്നിട്ട് അത് കഴിച്ചിട്ട് വയറ് മതിയല്ലാണ്ടിയാവുക എന്നല്ലാതെ കേട്ടത് ഉണ്ടാക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ചേരാ ചേർത്താൽ ചേരാത്ത സാധനങ്ങളാണ് ഈ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കണത് അപ്പോൾ ഇന്ന സാധനങ്ങളെ കൊണ്ട് ഇന്ന കറി ഉണ്ടാക്കുക എന്നൊരു കണക്കില്ല അപ്പോൾ മന്ത്രിമാരും അതെ ഇന്നന്ന യോഗ്യത വേണമെന്നില്ല മന്ത്രിമാർക്ക് അപ്പം അത് നോക്കിയാലും ഒരുപോലെ തന്നെയാണ് പിന്നെ പണ്ട് മന്ത്രിമാരെ നിയന്ത്രിക്കാനായിട്ട് രാജാവ് തരും രാജാവാണ് മന്ത്രിമാരെ നിയന്ത്രിക്കുന്നത് കോൺസുമാരെ അങ്ങനെ നിയന്ത്രിക്കുമ്പോൾ ഇപ്പോൾ എന്ത് കാണിക്കാം ആരുമില്ല മന്ത്രിമാരെ നിയന്ത്രിക്കാനായിട്ട് മന്ത്രിമാർക്ക് തോന്നിയതുപോലെ കാണിക്കുക ആരും ചോദിക്കാനില്ല അവിടെ മന്ത്രിമാർക്ക് എന്തും കാണിക്കാന്നുള്ള കാല ആരും നിയന്ത്രിക്കാനില്ല രാജാവ് ഉണ്ടായിരുന്ന കാലത്ത് രാജാവ് ഉണ്ടായിരുന്നു നിയന്ത്രിക്കാനായിട്ട് മന്ത്രിമാരെ അപ്പം ആരുമില്ല അവർക്ക് തോന്നിയത് കാണിക്കാം അതുപോലെ തന്നെയാണ് കറികളുടെ കാര്യം അത് പണ്ട് ചോറിന് ഉള്ളതാണ് കറികൾ അല്ലേ കൂട്ട പറയുക കൂട്ടി ഉണ്ണാവുള്ളതാണ് ഇപ്പം അതില്ല ചോറ് നന്ന കുറച്ച് കറികൾ അനവധിയാണ് എന്നിട്ടോ ഇതെല്ലാം കൂടി അങ്ങോട്ട് കുറ്റിച്ച് പിടിച്ചു ഇപ്പോൾ മന്ത്രിമാര് പരസ്പരം കലഹിച്ചുകൊണ്ടേ ഉണ്ടാവുള്ളൂ എവിടെ വേണമെങ്കിൽ ഞാൻ വെറുതെ പറയണതല്ല എവിടെ വേണമെങ്കിൽ നോക്കിക്കോളൂ മന്ത്രിമാർ മനസ്സുകൊണ്ട് സുഖമല്ലാത്ത ആളാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിച്ചുകൊണ്ടാണ് മന്ത്രിമാരുടെ അവസ്ഥ അങ്ങനെ മനസ്സുകൊണ്ട് സുഖമല്ലാണ്ട് വന്നാൽ പിന്നെന്താ ഉണ്ടാവുക അവര് ഒരുമിച്ച് കൂടുന്ന സങ്കേതം ഉണ്ടല്ലോ ഇതൊരു പേര് പറയൂ എന്താ നിയമസഭ ഒരു നിയമമില്ലാത്ത സഭയാണ് അവിടെ ഒരുമിച്ച് കൂടിയാൽ അങ്ങ് വീടും ബഹളം തുടങ്ങി ബഹളം തുടങ്ങിയാൽ പിന്നെ വലിയ താമസത്തിലേക്ക് കേൾക്കാം ബഹിഷ്കരണമില്ല ബഹിഷ്കരിച്ചു എന്ന് കേൾക്കാം അതുപോലെ തന്നെയാണ് ഈ കവികളുടെ അവസ്ഥ തന്നെയാണ് ഈ പരസ്പരം ചേരാത്ത സാധനങ്ങൾ കൂട്ടി ഉണ്ടാക്കിയ സാധനങ്ങളാണ് ഈ ചെലുത്തുന്നത് അത് ചെലുത്തിയാൽ വലിയ താമസം ഇല്ല ബഹിഷ്കരണത്തിനായിട്ട് അനുഭവം ഉണ്ടാവില്ലേ <laughs> അങ്ങനെയാണ് അല്ലേ സാധാരണയേക്കാൾ ലേശം കൂടുതൽ കഴിച്ചാൽ വലിയ താമസം ഇല്ല ബഹിഷ്കരണത്തിന് പിന്നെ മന്ത്രിമാർക്ക് ഒരു പ്രവൃത്തിയുണ്ട് എന്താ ഉദ്ഘാടനം അതേ അവരൊന്നിനും ഒന്നിനും പോകാത്തവരോ മന്ത്രി ആയാൽ പിന്നെ ഉദ്ഘാടിക്കാൻ തുടങ്ങി മന്ത്രിയുടെ പ്രധാന പ്രവൃത്തി മന്ത്രി ആക്കണത് തന്നെ ഉദ്ഘാടിക്കാനാണെന്നാണ് തോന്നുന്നത് ദിവസം ഉണ്ടാവും ഉദ്ഘാടനം ദുരോധി കഴിച്ചാൽ ഒന്നില്ലെങ്കിൽ ബഹിഷ്കരണം ഇല്ലെങ്കിലോ ഉദ്ഘാടനം അപ്പോൾ അതും ഇതുപോലെ പിന്നെ മന്ത്രിമാർക്ക് ഇന്ന ദിക്കിലേക്കാവും ഇല്ല എവിടെ ഇരിക്കാമെന്നാണ് മന്ത്രിമാർ മന്ത്രിമാരെ എവിടെ ചെന്നാലും എവിടെ ഇരുത്തിക്കൊള്ളണം കേരളവും വലിയ വിവാദമൊക്കെ അല്ലേ മന്ത്രിമാർ ധരിക്കേണ്ട അവർക്ക് എവിടെയും കയറാം എന്തും തൊടാം എവിടെയും തൊടാം ആരെയും തൊടാം എന്നൊക്കെയാണ് കണക്കാക്കിയിരുന്നത് അങ്ങനെയാണ് മന്ത്രിമാർ ധരിക്കേണ്ടത് അവർക്ക് ഇങ്ങനെ നിൽക്കാൻ ഇരിക്കാവൂ അവനവൻ ആരാണ് എന്താ തന്നെ സ്ഥാനം എന്ന് നോക്കട്ടെ അങ്ങനെ ചെയ്യാൻ മന്ത്രിമാർക്ക് എവിടെ ഇരിക്കാം മന്ത്രിമാരെ എവിടെ ഒഴിച്ചു കിടന്നേക്കാം അവിടെ കയറി കൊണ്ടിരിക്കും മന്ത്രിമാരാണ് അങ്ങനെയാണ് മന്ത്രിമാരുടെ സ്വഭാവം ഇന്ന ദിക്കിലായിരിക്കാവുന്നില്ല മന്ത്രിമാർക്ക് കറികൾക്ക് മതി അല്ലേ പണ്ട് കറികൾ വിളമ്പുന്ന ഒരു സ്ഥാനമുണ്ട് ഇന്ന സ്ഥാനത്ത് ഇന്നത് വിളമ്പാത്തൊരു കണക്കുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെ വല്ലതുണ്ടോ കൊണ്ടിങ്ങോട് വരുമ്പോൾ എവിടെ ഒഴിവാണെന്നു അവിടെ ഇങ്ങോട്ട് അല്ലേ പിന്നെ കറികൾക്ക് മതി ഇങ്ങനെ ഏതേത് അവസ്ഥ കൊണ്ട് നോക്കിയാലും ഇത് മാറ്റം ഭൂമി മുതലഭൂമിവാദൻ ആ രാജാവും ചോറും പോലെ അത് പണം പറയാനായിട്ട് ഓ അപ്പോ നല്ല ചോറ് കിട്ടിയാൽ അച്ഛനമാകുന്ന വിഷാർത്ഥം അങ്ങനെ വിചാരിക്കണ്ട ചോറായാ പോരാ നല്ല ഭക്ഷണം നല്ല ഭക്ഷണം നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ ನ ಭಕ್ತನನ್ನ ಬರ್ನಾಯ್ ಇತ್ತು ಸ್ಲಾವನಿಗೆ ಚನ್ನಕದಿಂದ ಒಳಗದಂಸೌ ಅರ್ಮದನೆ ಉಸ್ಲಗ ಬ್ರಹ್ಮ ಬೈಯತಕ್ಕೆ ಸ್ಲಾವನೋ ಅಪ್ಪರೆ ತರಿಗೆ ಮಿಸ್ಲಾವನ್ ಮ್ಡಿಟಾನು ಮಲ್ಲ ಭಕ್ತೋ ಮಲ್ಲ ಸುಂದರಿ ಇಷ್ಟು ಬೋರಿಯಾದ್ ಕಿನೇನ apartness ಇತ್ತು ಬೋರ್ತೋ നല്ല ഭക്ഷണവും സുന്ദരിയും ഒരുപോലെ നല്ല ഭക്ഷണവും സർവാവയ സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീ ഒരുപോലെ ഒരുപോലെയാവണത് ഒരുപോലെ ആയതുകൊണ്ട് തന്നെ അതെങ്ങനെയാന്ന് പറയാം പറയാ പറയാം എങ്ങനെയാ ഒരുപോലെ ആവണതെന്ന് ഞാൻ പറയാം വെണസ്മേരമുഖിം വറത്തു വരളും വൃന്ദാഗജന്തം ചെറ്റോമൻ മധുരക്കറി മധുരക്കറിസ്തനഭരം അമ്ലോപദം ശോദരീം കേൾപ്പാർന്നോരരുമത്തയിർക്കടിതടം ചിങ്ങമ്പഴോരു ദ്വയും ഏനം ഭുഗ്രിവധൂം സഹേ ലോകാർത്ഥം ജീവതീ വധും പിരിഞ്ഞ ഈ സഖേ ലോകാർത്ഥം ജീവതീ ആ വധുവിനെ പിരിഞ്ഞ് ലോകം എങ്ങനെ ജീവിക്കണു ആ വധു സുന്ദരിയായിരിക്കുന്ന ഒരുത്തിയെ ആ ഉപേക്ഷിച്ചുകൊണ്ട് എങ്ങനെ കഴിയുന്നു പറ്റുന്നു തോന്നുന്നുണ്ടോ അവളെ അവളെ പിരിഞ്ഞിരിക്കാന്ന് തോന്നുന്നുണ്ടോന്ന് നമ്മൾ ആദ്യം മാറ്റിയാണ് മുഖം കാണട്ടെ തന്നെ അവളെ പിരിഞ്ഞിരിക്കാം കുറച്ച് നേരമൊക്കെ വേണമെങ്കിൽ മാറിയിരിക്കാം അത്ര ഉള്ളൂ കുറച്ച് കഴിഞ്ഞാൽ പോണെന്ന് തോന്നും ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ആയോ ആയോ തക്കാലം ഇങ്ങോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ അധികം നേരം പിരിഞ്ഞിരിക്കാന്നുള്ളത് സാധിക്കില്ല അവളെ പിരിഞ്ഞിരിക്കാന്നുള്ളത് എന്നുള്ളത് ആവണ്ട ആയാൽ തന്നെ വിഷമം പിരിഞ്ഞിരിക്കാനായിട്ട് അതുപോലെ തന്നെയാണ് ദുഃഖദൈവധൂം പിരിഞ്ഞ സഖേ പോകാ അഥം ജീവനീ ഭുക്തിയാകുന്ന വധുവിനെ പിരിഞ്ഞ് നമുക്ക് എങ്ങനെ കഴിയണു ആ ഭക്ഷണം സുഖമായിട്ടുള്ള ഭക്ഷണത്തിനെ ഉപേക്ഷിച്ച് കഴിയുക ഭക്ഷണം വേണ്ടാതെ കണ്ടിരിക്കുക തൊഴിൽ സാധിക്കുകയോ കഴിയുമ്പോൾ ഗെയിമായിട്ടൊക്കെ പറയും ഏയ് ഒന്നും വേണ്ട പറയാറുണ്ടല്ലേ എപ്പോ വയറ് നടന്നു ഞാൻ ഇരിക്കുമ്പോൾ പറയും ഒന്നും വേണ്ടാന്ന് എന്ന് പറയും കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകൾ ധാരാളം ഉണ്ട് കുറേ നേരം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന ആളുകൾ അത് കേരളമാണ് ചെയ്യണം കുറേ നേരം ഭക്ഷണം എന്നിട്ടോ പിന്നെ കഴിക്കുമ്പോൾ കുറേ പിടിച്ചെടുത്തു കുറച്ച് നേരത്തേക്കാണ് ഇവർ കഴിക്കാണ്ടിരിക്കലേ വേണ്ടാന്ന് വെക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഭക്ഷണം ഇപ്പോ ഭുക്തിവധും വിരിഞ്ഞ സഖേ കഥം ഭുക്തിയാകുന്ന വധുവിനെ പിരിഞ്ഞ് കഴിയാന്നുള്ളത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഒരുപോലെയാണെന്ന് പറഞ്ഞത് എന്നാലും അത് ഒരുപോലെയാണോ സുന്ദരിയും ഭക്ഷണവും ഒരുപോലെയാവോ ഒരുപോലെയാണോ ഞാൻ പറഞ്ഞതല്ല ഏതെങ്കിലും ഒന്ന് തനിക്ക് അറിയാമെങ്കിൽ ബാക്കി ഞാൻ പറയാം ഒരു കാര്യം ഒന്ന് ഞാൻ പറയാം ഒന്ന് താങ്കൾ രണ്ടും കൂടെ ഞാൻ പറയാൻ പുറപ്പെടാതെ കഴിയില്ല ഒന്ന് ഞാൻ പറയാം ഒന്ന് താൻ വിചാരിക്കുക അത്രയും വരും രണ്ടും കൂടെ ഞാൻ പറയാൻ പുറപ്പെട്ട ഭക്ഷണം ആഹ ഭക്ഷണത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ആലോചിച്ച് നോക്കുക സുന്ദര ഭക്ഷണത്തിൻ്റെ അവസ്ഥ അത് തനിക്ക് നിശ്ചയേണ്ടത് എനിക്ക് തോന്നില്ല അതിൽ ഭേദം സുന്ദരിയുടെ കഥ പറയുകയോ ഭേദം എന്നാൽ തനിക്ക് കുറച്ച് താല്പര്യം ഉണ്ടാവും ഭക്ഷണം പറയുമ്പോൾ തനിക്ക് അത്ര താല്പര്യം തോന്നില്ല സുന്ദരിയുടെ കാര്യം പറഞ്ഞാൽ ഒരു സന്തോഷം തോന്നുന്നു സുന്ദരിയുടെ അവസ്ഥ തന്നെ ആലോചിക്കുക സുന്ദരിയാണെങ്കിൽ എങ്ങനെ വേണം സ്മേരമുഖി സ്മേരമുഖിയാവണം അല്ലേ സുന്ദരിയാവണമെങ്കിൽ സ്മേര ഉണ്ടാവണം ചിരി ഉണ്ടാവണം ചിരി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതല്ല മന്ദസ്മിതം സുന്ദരിക്ക് വേണ്ടതാണ് സുന്ദരിയാണെങ്കിൽ മന്ദസ്മിതം ഉണ്ടാവും സംശയിക്കണ്ട അന്വേഷിച്ച് എടുക്കുമ്പോഴേ <laughs> അത് നോക്കിയാൽ മതി അറിയാൻ വേറെ നേരെ ഒന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ സുന്ദരിയാകും സുന്ദരിയാണെങ്കിൽ സ്നേഹം ഉണ്ടാവും അത് എല്ലാവർക്കും ഉണ്ടാവില്ലേ അത് ചില പറപ്പൊക്കെ നോക്കിയ പോലെ സുന്ദരി എന്ന് പറയാൻ പറ്റില്ല സുന്ദരിയാണെങ്കിൽ നമുക്ക് സ്നേഹം ഉണ്ടാവും 박사들이 문제죠. 얘는 앞뒤에 얘기 아니 박사라는 말이 나간다. 박사라는 문제이잖아. 얘는 얘는 막 박사는 문제로 ദിവ്യാജങ്ങളുണ്ട് എങ്ങനെയാണ് വെണ്ണസ്മേരമുഖി വെണ്ണസ്മേരമുഖിയാണ് വെണ്ണ ആ നല്ല ചോറ് നല്ല പഴയരി ചോറല്ല വിട്ട ആ ചോറ് വിട്ടയിലിട്ടിട്ട് ധാരാളം ഇത് വെള്ള അല്ല ചൂടുള്ള ചോറ് ആ വാർത്ത ഇത് വെക്കുക പക്ഷെ നാണം തൽക്കണം ആവിങ്ങനെ പറഞ്ഞ ആ ചോദ്യം അങ്ങനെയുള്ള ചോറ് നല്ല വെളുത്ത ചോറ് ധാരാളം അങ്ങ് വിളമ്പ് അല്ലേ അങ്ങനെ വിളമ്പിയിട്ട് അതിൻ്റെ മീതെ ഒരാനത്തലയോളം വെണ്ണ വെണ്ണാക്ക് നല്ല പുതിയ വെണ്ണ കലക്കിയിട്ടുള്ള വെണ്ണ അല്ലാതെ ഇപ്പോൾ വെണ്ണ എന്ന് പറഞ്ഞിട്ട് പാറകല് കൊടുത്ത നല്ല വെണ്ണ നല്ല ആ നല്ല കലക്കിയിട്ടുള്ള വെണ്ണ അങ്ങനെയുള്ള ഒരു ആനത്തലയോളം വെണ്ണ ആ ചോറിൻ്റെ മീതെ കഴിക്കുക ആ മീതി അങ്ങോട്ട് വെച്ച് കുറച്ചങ്ങനെ വരുമ്പോൾ ആ ചോറിൻ്റെ ചൂടങ്ങനെ തട്ടിയിട്ട് ആ വെള്ളം ഇങ്ങനെ ഉരുകി കുറച്ച് അങ്ങനെ ഉരുകുമ്പോ ആ സുന്ദരി ചിരിക്കണ പോ ആ ആലോചിക്കണേ ആലോചിച്ചാൽ വെള്ളസ്മേരമുഖിയാണ് ഭക്ഷണം പിന്നെ പിന്നെ സുന്ദരിയുടെ അവസ്ഥ എങ്ങനെയാ ദന്തച്ഛനം ദന്തച്ഛതം ഉണ്ടാവണം സുന്ദരി ദന്തച്ഛതം പറഞ്ഞാൽ ദന്തങ്ങളെ മറക്കുന്നത് പല്ലു മറക്കുന്നത് എന്ന് പറഞ്ഞാൽ ചൂട് അധരം അധരം വേണ്ടേ അത് വേണം സുന്ദരിക്ക് വേണം സംശയമില്ല അധരം ഉണ്ടായാലും പോരാ എൻ്റെ വർണ്ണവും നല്ലതാകാം അല്ലേ തുണ്ടിപ്പഴം പോലെ ചുമന്ന് അങ്ങനെ വേണം ചോപ്പിച്ചാ പോരാ നമ്മൾ പലതും ചൊട്ടിപ്പണ പോലെ കാണിട്ടോ അത് ചോപ്പിച്ചേക്കണ അത് പോരാ ചുമയുള്ള വർണ്ണാവണം അത് അല്ല ചൊട്ടിപ്പഴം പോലെ ചുമന്ന് അങ്ങനെ വേണം അല്ലാതെ കാണാറുണ്ട് ചിലതൊക്കെ ഇവിടെ കരിന്തേരട്ട പോലത്തെ കത്ത് ചേർത്ത് കറുത്ത് അങ്ങനെയാണ് സുന്ദരിയാവില്ല സുന്ദരിയാണെങ്കിൽ അല്ല അധരം തൊട്ടിപ്പഴം പോലെയുള്ള അധരം വേണം നിർദ്ദക്ഷത ഉണ്ടാവണം കേട്ടേ അത് വേണം എന്താ ശരിയാ സുന്ദരിക്കൊന്നും വേണം ഭക്ഷണത്തിലോടോ അധരോ തോളൊക്കെ വിളമ്പിട്ട് ഒരു ഈ തന്നെ ഇതായിരിക്കണത് ജന്തുമഴ അല്ല അധരം ഉണ്ട് അങ്ങനെ പറയില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ആലോചിച്ചാൽ എനിക്ക് മനസ്സിലാവൂ വൃന്ദാകനന്ദക്ഷതം അതാണ് വൃന്ദാകം എന്ന് പറഞ്ഞാൽ ആ വഴുതനയാണ് വറത്തു വറളും വൃന്ദാഗതം നല്ല വഴുതണിക്കൊണ്ടിരിക്കും അതാണ് ദന്തക്ഷരത്തിൻ്റെ സ്ഥാനത്ത് വഴുതണിയോ പെരി ആ നല്ല മൂത്ത വഴുതണിയ അല്ലാണ്ട് മൂപ്പരുത് ആ പാകമായ വഴുതണിയ അത് ചെറുതായിട്ട് നോക്കുക ചെറുതായിട്ട് നോക്കിയിട്ട് നെയ്യിലൊഴിച്ച് മൂപ്പിക്കുക ആ മൂപ്പിച്ച് ആ വർണ്ണം ഇങ്ങനെ പാകാവണം ആ തൊണ്ടിപ്പഴം പോലെ ആ വർണ്ണം ഇങ്ങനെ പാകാവുമ്പോൾ ഉള്ളതാണ് അതിയായ നേരത്തെ പറഞ്ഞിട്ട് നെഞ്ചേറ്റ പോലെ അതാണ് ആ വർണ്ണം പാകാവുമ്പോൾ ആ വങ്ക് ആ എനിക്ക് ഉണ്മ ഇത് വഴങ്ങുക അയ്യ ഇതത് മാത്രം പോരാ ആ വെള്ളപ്പിരി തെറ്റെത്താൻ ആലോചിച്ചോട്ടോ ഞാൻ പറയില്ല ഒരെണ്ണേ ഞാൻ പറഞ്ഞു ആ വഴങ്ങുപിരി തൊട്ടു പോകും അത് കഴിഞ്ഞാൽ ആ വഴങ്ങുപിരി എടുത്തിട്ട് കടിക്കുക എങ്ങനെയാ വഴങ്ങുപിരി കടിക്കുക തെറ്റെത്താൻ ആലോചിച്ചോട്ടോ ആ അപ്പോൾ അത് സുന്ദരിക്കുണ്ട് ഭക്ഷണത്തിനുണ്ട് പിന്നെ പിന്നെ എന്താ വേണ്ടത് സുന്ദരിക്ക് അതുകൊണ്ട് ഇങ്ങനെ പറയുകയണ്ട തനിക്ക് അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെന്താ സുന്ദരിക്ക് പ്രധാനമായിട്ട് വേണ്ടത് എന്താ സ്തനഭരം സ്തനഭരം വേണം അല്ലേ സുന്ദരിക്കാവുമ്പോ അത് വേണം സ്തനഭരം സ്തനം ഉണ്ടായാൽ പോരാട്ടോ സ്തനഭരം നല്ല ഭാരം ഭാരാവണം ഭാരം ഭാരം എന്ന് പറഞ്ഞാൽ എപ്പോഴാ ഈ ഭാരം ഭാരം എന്ന് എപ്പോഴാ പറയുക അവനവൻ എടുക്കാൻ വയ്യാത്ത ചോട്ട എടുക്കുമ്പോഴാണ് ഭാരം എന്ന് പറയുക അല്ലേ അല്ലാതെ എൻ്റെ ചെറിയൊരു സാധനം എടുത്തുകൊണ്ട് അയ്യോ ഭാരം നോക്കണം അവനവൻ എടുക്കാൻ വയ്യാത്ത ഭാരം എടുക്കുമ്പോഴാണ് ആ ചുമട് എടുക്കുമ്പോഴാണ് ഭാരം എന്ന് പറയുക അതുപോലെ ആവണം ഭാരം എടുക്കാൻ പറ്റില്ല ആ വരണയുടെ കാണുമ്പോൾ കാണുന്ന ആളുകൾക്ക് ദയവ് തോന്നണം അയ്യോ വല്ലാണ്ട് ക്ലേശിക്കുന്നുണ്ടല്ലോ ഒന്ന് താങ്ങി കൊടുക്കണോ തോന്നണം സ്ഥലഫലം സ്ഥലഫലം ഉണ്ടാവണം കേട്ടേ അത് വേണം സുന്ദരിക്കാണെങ്കിൽ തീർച്ചയല്ലേ അത് വേണം ഭക്ഷണത്തിനോടോ സ്ഥലഫലോ ചെറ്റോമൻ മധുര കറി സ്ഥലഫലം ആ മധുരക്കറി അതാണ് സ്ഥലത്തിൻ്റെ സ്ഥാനം അത് ധാരാളം വേണം അല്ലേ അല്ലാതെ സുഖമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ പ്രഭവൻ പേരിന് ലേശം കൊണ്ട് വിളമ്പിയാൽ ഭവു ധാരാളം വിളമ്പണം ആ കോഴിയിൽ എടുത്തിട്ട് ധാരാളം വിളമ്പാം അപ്പോൾ അതുപോലെ തന്നെ മധുര കറി സ്ഥലധരം അത് മാത്രമല്ല വലിയ വലിയ വിശേഷമാവുമ്പോൾ കേമായിട്ടുള്ള ഭക്ഷണമാവുമ്പോൾ രണ്ടു കൂട്ടം വേണം ഒരു പ്രസവനായ പോരാ അതെയോ രണ്ടു കൂട്ടം പ്രസവം ഉണ്ടാവും നല്ല സുഖം മറ്റേ താൻ ആലോചിക്കുന്നുണ്ടോ ഒന്നേ പറയുള്ളൂ രണ്ട് രണ്ടു കൂട്ടം പ്രസവം വേണം എത്ര ഈ രണ്ടു കൂട്ടം തന്നെ എത്ര നല്ല പ്രസവനാണെങ്കിലും കേട്ടില്ല ആ ചുരുക്കി അങ്ങോട്ട് പിടിച്ചിട്ട് ചെലുത്തി ചെലുത്തി ചെലുത്തി പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് പിടിച്ച് കുറെ അങ്ങോട്ട് കഴിക്കുമ്പോൾ ചിന്തിക്കും അപ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ പിടിക്കാനാണ് ധാരാളം വഴി ആലോചിച്ചോളൂ ഞാൻ പറയില്ല പിന്നെ മധുരക്ക് വിളമ്പുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് എല്ലാം വിളിച്ചാൽ ഒന്നും പരക്കുക അത്രയും പാടാം അല്ലേ അല്ലാണ്ട് ഇപ്പം കൊണ്ട് പോലെ എല്ലയിലൊക്കെ പ്രസവം കളഞ്ഞാൽ നാലഞ്ചാൽ അപ്പുറത്തേക്ക് അങ്ങനെ പറ്റിയ എല്ലാം വിളിച്ചൊന്നും പരക്കുക അത്രയും ഇത് താൻ ആലോചിക്കണം കേട്ടോ ഒന്നേ ഞാൻ പറയുള്ളൂ മതി തീർക്കുക ഇതിൽ കൂടുതൽ ഞാൻ പറഞ്ഞ എനിക്ക് പ്രഹരണിൽ തോന്നി തൻ്റെ അസ്ത്രമോഹം തന്നെ എനിക്ക് സ്വകാര്യമായിട്ട് പറയാം ഇങ്ങനെ പരസ്യമായിട്ട് പറയണ്ട തന്നെ വിളിച്ച് ോമൻ മധുരക്കറിസ്തനഭരം പിന്നെ പിന്നെ എങ്ങനെയാ സുന്ദരിയുടെ അവസ്ഥ ഉദരീം ഇവരുണ്ടാവും എവിടെ വയറ് വേണം ഇവർക്ക് വയറ് വേണം ഭക്ഷണത്തിനോടോ വയറോ എന്താണ് അമ്ലോപദംശോ ദരീം അമ്ലോപദംശം എന്ന് പറഞ്ഞാൽ പുളിശ്ശേരി വയറിന്റെ സ്ഥാനത്ത് ഇത് പറഞ്ഞാൽ പുളിശ്ശേരി വയറിയുന്നു വാ കവികള് സുന്ദരികളുടെ അംഗപ്രത്യംഗ വർണ്ണന വർണ്ണനകൾ നടത്തി ധാരാളം കേട്ടിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇങ്ങനൊന്നും ആദ്യമായിട്ട് കേൾക്കുക പുശ്ശേരി വയറിയും അപ്പൊ അതല്ല ആ പുളിശ്ശേരിയുടെ സ്ഥാനവും സ്ഥാനവും രണ്ടും പ്രഥമൻ ധാരാളം പുളിശ്ശേരി ശരി പ്രഥമൻ ധാരാളം അതുപോലെ തന്നെ പുളിശ്ശേരി ധാരാളം അതുപോലെ തന്നെയാണ് സ്ഥലം ധാരാളം ഉണ്ട് എന്നാൽ വയറും ധാരാളം ആയിക്കോട്ടെ അപ്പോൾ അതും ഒരുപോലെ പിന്നെ വയറെവിടെയാ ശിരസിലാണോ വയറ് ചോട്ടിലുമല്ല നടുക്ക അല്ലേ പുളിശ്ശേരി അങ്ങനെ തന്നെയാണ് പക്ഷെ അതിന് ആദ്യമല്ല പുളിശ്ശേരി വരുന്നത് അവസാനമല്ല ഇല്ലോ നടുക്കായിട്ടാണ് പുളിശ്ശേരി അപ്പോൾ സ്ഥാനം വിളക്കുള്ള സ്ഥാനം അതും പിന്നെ പിന്നെ എങ്ങനെയാ സുന്ദരിയുടെ അവസ്ഥ കടിതാം കടിക്കണം സുന്ദരിക്ക് വേണം അല്ലേ അരക്കട്ട ആ അത് വേണം സംശയമില്ല ഭക്ഷണത്തിനോടോ എരുമത്തൈ കടിതാം എരുമത്തൈരാണ് കടിതത്തിൻ്റെ സ്ഥാനം എന്നുള്ള നിർബന്ധം ഭക്ഷണത്തെ പാടുകളുള്ളതിന് ആറ് ഇരുമത്തതിന് കട്ടി കൂടും സാന്ദ്രതയും സ്നിഗ്ധതയും ഒക്കെ കൂടും അതുകൊണ്ട് അല്ലെ ഇരുപത്തൈന് എണ്ണ അതിലേ മതിയാവുന്നു പിന്നെ പിന്നെ എങ്ങനെയാ സുന്ദരിയുടെ അവസ്ഥ ഉരുദ്വയും ഉരുദ്വയെ ഉരുക്കണം തുടകളും ഉണ്ടാവണം സുന്ദരിക്ക് വേണ്ടേ സുന്ദരിക്കണോ സുന്ദരിക്ക് തുടകൾ വേണ്ടേ വേണം സംശയമില്ല ഭക്ഷണത്തിനോ ഭക്ഷണത്തിൽ തുടങ്ങലുണ്ടോ ഉണ്ടോ എന്താണ് ആ ചിങ്ങമ്പഴോരു ചിങ്ങമ്പഴം ആണ് തുടങ്ങേണ്ട സ്ഥാനം ചിങ്ങമ്പഴോ ചിങ്ങമ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വിശേഷപ്പെട്ട പഴ വട്ട വലിപ്പുണ്ടോ അത് മാത്രമല്ല തൊട്ടാൽ നല്ല അല്ല ശൈത്യവും ചിഞ്ഞമ്പഴൊരു ഇങ്ങനെ ഓരോന്നും ഓരോന്നും ഓരോന്നും വേറെ വേറെ പറഞ്ഞാൽ പോരാ ഞാനിപ്പോൾ പറഞ്ഞല്ലോ അത് ആദ്യം മുതൽ അവസാനം വരെ കേശാതിപാദം എന്നോട് ആലോചിക്കും ഞാൻ പറഞ്ഞു നോക്കേ എന്നിട്ട് ആലോചിച്ചിട്ട് നമുക്ക് ഒരുപോലെയാണെന്ന് ഇതാ തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് അതൊക്കെയാ ഞാൻ പറഞ്ഞതേ കേണം ഭൂതിവധൂംപിരിഞ്ഞ ഈ സഖേ ലോക അഥം ജീവതി ഇങ്ങനെയുള്ള ഭക്ഷണം പിരിഞ്ഞിട്ട് എങ്ങനെ ജീവിക്കുന്നു ലോകം അത്രമാത്രം വിശേഷമായിട്ടുള്ളതാണ് നല്ല ഭക്ഷണം പറഞ്ഞാൽ അപ്പോ നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ വിശലമാകുന്നു സാധിക്കാം ഉണ്ടായില്ല ഭക്ഷണം നല്ലതായതുകൊണ്ടായില്ല അത് ഇന്ന ദിക്കുകളിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല അങ്ങനെയുണ്ട് ഇന്ന ആളുകളുടെ അടുത്തത് ഭക്ഷണം കഴിക്കരുത് എന്നുണ്ട് വായ നമുക്കൊന്നും കാര്യമില്ല അതൊക്കെ അറിയണം അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയണതേ എവിടെ പോയി ചെലുത്താറില്ല അത് പാടില്ല ഇന്നന്നെ ദിക്കിൽ പോയിട്ട് ഭക്ഷണം ഇന്ന ആളുകളുടെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കരുത് അങ്ങനെയുണ്ടോ അതായിരിക്കുന്നതല്ലേ അങ്ങനെ ഉണ്ടോ ഇന്നെ നിൽക്കും ഭക്ഷണം ഇന്നെ ആളുകളുടെ പോയി ഭക്ഷണം കഴിക്കരുത് ഉണ്ട് ആരൊക്കെ അതാണെങ്കിൽ ഞാൻ പറയാം സരസ വിരസഗേഹം ഭോക്തൃകാമോ നഗ ഭക്ഷണം കഴിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ച് പോവുക അയാളെ ഇങ്ങനെ ഈ വിദ്വാന്റെ ഗൃഹം അവിടെ ഉണ്ടെന്ന് അയാൾക്ക് ശരിയാണ് അതുകൊണ്ട് അയാള് ആ ഗൃഹം ഗൃഹത്തിലെ കൂടെ അതുകൊണ്ട് ഇന്നത്തെ ഏതായാലും മുടങ്ങില്ല ആ മുടങ്ങുന്നാ ഞാൻ വിചാരിച്ചത് വേഗം ഇത് നിക്ക നിക്ക നിക്ക അവിടെ നിക്ക നിക്ക അവിടെ നിക്ക നിക്ക നിക്ക അവിടെ എന്തോ ഈ കാണിക്കുന്നത് എന്താ താൻ ഈ കാണിക്കുന്നത് താൻ എൻ്റെ ഗൃഹത്തിൻ്റെ പടിക്ക് കൂടെ പോയിട്ട് ഇവിടെ എന്ത് കയറാൻ്റെ അതിന് പോവേതാൻ നമ്മൾ എത്ര കാലം ഒരുമിച്ച് ഉണ്ടായതാണോ പെരുത്തിരിക്കാരെ ചെല്ലി താമസിക്കുന്ന കാലത്തെ ഒരുമിച്ച് എത്ര കാലം ഉണ്ടായി അന്നൊക്കെ ഞാൻ തന്നോട് പറയാറില്ലേ എൻ്റെ ഇല്ലത്തേക്ക് വരണം എൻ്റെ ഇല്ലത്തേക്ക് വരണം എന്ന് ഞാൻ തന്നോട് പറയാറുള്ളതല്ലേ അപ്പൊ താൻ താൻ എന്നോട് പറയാറ് വരാം വരാം വരാം നീ പറയണതല്ലാതെ ഇതേ വരെ എന്റെ ഇല്ലത്തേക്ക് ഒന്ന് വരികയുണ്ടായോ തരുവോ ഒന്നുമില്ലോ തന്റെ മനസ്ഥിതി എന്ന് ഞാൻ ആലോചിക്കുക എന്നാൽ ഇന്നിപ്പോ എന്റെ ഗ്രഹത്തിന്റെ മുമ്പിൽ കൂടെ പോയപ്പോ ഇവിടെ ഒന്ന് കയറിയത് എനിക്ക് എന്താ ഇതേ വരെ താൻ ഞാൻ വിളിച്ചിട്ട് വന്നിട്ടില്ല എന്റെ ഗൃഹത്തിന്റെ പഠിക്കാൻ കൂടി അങ്ങോട്ട് പോയതേ അപ്പൊ ഇവിടെ ഒന്ന് കയറി വിശ്രമിച്ചപ്പോ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ചിട്ട് പോയ എന്തായിരുന്നു ഒന്നങ്ങോട്ട് വരാൻ തോന്നിയോ തനിക്ക് എത്ര കാലം നമ്മൾ ഒരുമിച്ചുണ്ടായതാണോ തനിക്ക് മനസ്സിലായില്ലേ അല്ലേ നമ്മൾ എത്ര കാലം ഒരുമിച്ച് അവിടെ ഉണ്ടായതാണോ പെരുന്നിരിക്കല് എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുക തന്നെ തനിക്ക് എന്നെ മനസ്സിലായില്ല എത്ര സുഖമായിട്ട് അവിടെ കഴിഞ്ഞത് നമ്മളെ പെരുന്നകരെ ഞാൻ തന്റെ മനസ്ഥിതി ഇങ്ങനെയാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ താൻ എന്തെങ്കിലും ഒരു ദിവസം വരുന്ന ഞാൻ വിചാരിച്ചത് ഇത്രയും കാലമായിട്ട് ഒരു ദിവസം എൻ്റെ എല്ലാത്തേക്കൊന്നും വരാൻ തോന്നിയില്ല എന്നിട്ട് ഇന്ന് ഈ നട്ടുച്ചയ്ക്ക് ഈ വെയിൽ കൊണ്ട് പോകേണ്ട വല്ല കാര്യമുണ്ടോ എനിക്ക് ഇവിടെ വന്ന് ഇല്ലത്ത് വന്ന് ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചിട്ട് വെയിലാറിയിട്ട് ഇവിടെ പോയെന്താ എനിക്ക് കുഴപ്പം ഇങ്ങനെ വലിയ കാര്യങ്ങൾ ഇന്ന് തന്റെ തൻ്റെ ഇല്ലേ സംശയമായി താൻ എന്താ സംശയിക്കുന്നത് ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് ബെല്ലായിട്ട് കൊണ്ടുവന്ന് ഒന്നായ വേത്ത് വേഗം വാങ്ങി തുറന്ന് ഒരു കടുക്ക് അവിടെ നിന്ന് എടുക്കും കടുക്ക് എടുത്തപ്പോടെ ഇവിടെ ഇരിക്കുക അവിടെ ഇരിക്കുക പറഞ്ഞ് ആ കടുക്കിൽ അവിടെ ഇരിക്കും വേഗം പോയി ഒരു വിശറി കൊണ്ടുവന്നു കൊണ്ടുവന്ന് ഔ ഔ എനിക്ക് ഇവിടെ ഒന്ന് കയറാൻ തോന്നിയില്ല ഈ വെയിലത്ത് ഇതിലെ ഇവിടെ പോയപ്പോൾ ഇവിടെ ഒന്ന് കയറി എന്തായിരുന്നു എനിക്ക് വിഷമ്യം ആ കഷണ്ടിന്ന് ആവി ഇങ്ങനെ പറക്കുക അങ്ങനെ ഓ ഇങ്ങനെയാ ഒരു സുഖം തോന്നുന്നുണ്ടോ സുഖം തോന്നാണ്ടിരിക്കോ വെയിലത്തിന് കയറി വരുമ്പോൾ വീശ സുഖം തോന്നാണ്ടിരിക്കോ ആ കുറച്ചൊരു സുഖം തോന്നുന്നുണ്ട് ഓ എന്നാ താൻ വീശിക്കൂടാ എന്താ എന്താണത് ഈ ഏ ഈ മുഷ്ട വസ്ത്രമൊന്നും ഇന്നത്തേക്ക് കൊണ്ടുപോകുന്നു വേണ്ട ഇവിടെ അലക്കാനൊക്കെ ആളുണ്ട് ആരാ അവിടെ ഈ പോയിട്ടേ ആരേ ജയറോട് വരാൻ പറയും അവിടെ ഇവിടെ ആളുണ്ട് അലക്കിക്കൊണ്ടിരിക്കാം ഏതായാലും ഇനിയിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് വിശ്രമിച്ച് വെയിലൊക്കെ അറിയിട്ടല്ലേ പോകുള്ളൂ അപ്പോഴേക്കും അവൻ അലക്കിക്കൊണ്ടിരിക്കും ആ വന്നോ ഇന്നില്ല ഇങ്ങോട്ട് തരികയാണോ വേണ്ട ഇഷ്ടം ഇങ്ങോട്ട് തരികയാണ് ആ ഓക്കെ അലക്കി കൊണ്ടുവരണം കേട്ടോ ആവശ്യമുണ്ടോ ധരിക്കാൻ വല്ലാത്ത മുഷ്ണുണ്ടല്ലോ അത് യാത്ര ചെയ്തിട്ടേ ആ എന്നെയാണ് ഇത്ര കൊടുത്തത് വരിയ അതും കൊടുക്കുക ഇത് അലക്കി കൊണ്ടുവരുക ഇവിടെ പോ അലക്കിയിട്ടുണ്ടേ നിറം മാറാൻ ഇവിടെ ഉണ്ട് വസ്ത്രമൊക്കെ എനിക്ക് അത് തരിക ആ വസ്ത്രം ഇവിടെ അഴിക്കാതെ അഴിക്കണോ വസ്ത്രം ആ വസ്ത്രം ഇങ്ങനെ അഴിച്ചോടാ ഇങ്ങോട്ട് തരികയാണോ ഇവിടെ ഇതും അലക്കി കൊടുത്തോട്ടോ വസ്ത്രവും ഓ വഹിക്കണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് അതിൻ്റെ അടിയിലുള്ള അഭിയോഗത്തിനായിട്ടാണ് ആരും കാണില്ല എന്ന് വെച്ചിട്ട് അലക്കുമൊക്കെ വേണ്ടേ ഉവിയിലേ കഴിക്ക മുമ്പിലേക്കല്ല കൈ പിന്നിലേക്ക് പോട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ കൗബിയിലേക്ക് കഴിക്കണോ ഞാൻ മടി ഉണ്ടെങ്കിൽ എന്നാലും തൻ്റെ അല്ലേ വിഷമൊന്നുമില്ല നെട്ടിലൂടെ കൗബീരം കഴിച്ചത് ഓ അതാ ഇതും അലക്കി ഇവിടെ ഉണ്ട് അലക്കി കൗപീനം ഇവിടെ ഉണ്ട് അത് തരാൻ ഏതായാലും തേച്ചൂടിയൊക്കെ വേണല്ലോ ചൂടൊക്കെ മാറാൻ നല്ലതാ ഏതായാലും ഭക്ഷണത്തിന് കലാഭാഗം കുറച്ച് താമസം ഉണ്ട് തേച്ചൂടിയൊക്കെ വാങ്ങി അത് തേച്ചൂടി ചെയ്ത് വന്നാൽ അലക്കി കൗപീനോ കുട്ടികളെ മാറാനുള്ള വസ്ത്രം അവിടെ ഉണ്ട് ഞാൻ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഇവിടെ ഇങ്ങനെ ആ അതിന് ശരിയാക്കാം 내가 말하는 상급도 이 상급도를 말도 വലിയ ഗ്രഹോർമാണ് 내가 പോയി തൊടിയിലേക്ക് അങ്ങനെ ഇറങ്ങി തൊടിയിലേക്ക് ഇറങ്ങി ഞാൻ കരിമ്പഴ നിൽക്കുന്ന അവിടെ ആ കരിമ്പഴയുടെ ഒരു ഓല ഇവിടെ മുറിച്ച് കൊടുത്തു ഇരുക്കരി അതിന്റെ തലയൊക്കെ മടക്കി ഓ തലതാ എണ്ണയൊക്കെ ആവാനുള്ളല്ലേ അടുത്ത ഊപിനായ എണ്ണയൊക്കെ ആയ വിഷമല്ലേ കുടി കഴിഞ്ഞു വന്നാൽ അടുത്ത ഊപിനെ തരാം തൽക്കാലം നിർത്തിയിരുന്നോളാം ഈ ഓലക്കോളം കൊടുത്ത് ഇരിക്കേ ഇതിലൊതുങ്ങണ കാലമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ പ്രായമൊക്കെ കഴിഞ്ഞു ഇതിലൊതുങ്ങുന്ന എനിക്ക് തോന്നണില്ല കാര്യം ഏതായാലും അനവധി കാലം കൂടിയിട്ടാണ് താൻ എന്റെ വരുന്നത് ദേവനെ വരാൻ വരാതെ പറഞ്ഞതല്ലാതെ ദേവനെ വരികയുണ്ടായിട്ടില്ല ഇന്നിപ്പോ വന്നതൊന്നുമല്ല ഞാൻ കണ്ടത് കൊണ്ട് ആരെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ രണ്ട് പൂവേ ഉണ്ടാവുള്ളൂ അവരൊന്നും എനിക്കറിയാം എന്താ വന്ന സ്ഥിതിക്ക് എന്നെ കേമായിട്ടൊന്ന് സംശയിക്കുന്നു ഞാൻ ഇപ്പൊ രണ്ടു കൂട്ടം പ്രസവം പരിപ്പും പഴവും എന്താ അറിയാവേ ഏതായാലും വിനോദം ഇവിടെ ഏതായാലും ഉണ്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് പഴവും പരിപ്പും ആവാന്നാ ഞാൻ വിചാരിക്കുന്നത് എന്താ ഇപ്പോൾ പ്രസവനൊന്നും വേണമെന്നില്ല എനിക്കല്ല ഇരിക്കാണ് ആവശ്യം ഞാനാണ് തന്നെ സഹകരിക്കുന്നത് ഇപ്പം രണ്ടു കൂട്ടം പ്രസവൻ എരിശ്ശേരി പുളിശ്ശേരി ഉപ്പേരി ഇല്ലണ്ടാവും ക്ഷേമമായിട്ട് തന്നെ സൽക്കരിക്കേണ്ടത് സംശയമില്ല ഇതും നാട്ടിലേക്ക് അകത്തേക്ക് പോയിട്ട് കുറച്ച് കഴിഞ്ഞാൽ കാണില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അതിന് പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്ന് ഓ 为那么宽板子大。 ആകട്ടെ അവരെക്കുറിച്ച് കുറയില്ല നാട് ഭരില്ലേ അതുകൊണ്ട് ബാക്കിയൊക്കെ ഉണ്ടോ ബാക്കിയൊക്കെ ഓ അരിച്ചല്ല ഇരിക്കാണ് ആവശ്യം തന്നെ മധുരക്കറിയും ആവില്ല മോഹമൊക്കെ ഉണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് വരുമ്പോൾ കേമായിട്ട് സൽക്കരിക്കണം എന്ന് പറഞ്ഞു മധുരക്കറി ഉണ്ടാവില്ല അത് മാത്രമേ ബാക്കിയൊക്കെ ഉണ്ടോ ഓ അത് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അധികം വിധി ഓ pala. Okay, oh. Mm -hmm. Dah, ini lo. ഇല്ല അല്ല തനിക്ക് എന്തായാലും പൈസ പിന്നെ എനിക്കാണ് മോഹേ കഞ്ഞിനാവാം കേട്ടോ വീട്ടിൽ കുറച്ച് പോയാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ കഞ്ഞിയാ കുറച്ച് കഴിഞ്ഞാൽ അധികം ഇവിടെ ഇല്ലെങ്കിൽ വേറെ എവിടെങ്കിലും പോയി അരി മേടിച്ചു കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് തരണം അതാണ് വേണ്ടത് എനിക്ക് അറിയാനില്ല ഞാൻ എന്തായാലും തമ്മിലുള്ള പ്രത്യേക ആലോചിക്കൂടെ അങ്ങനെയാ വേണ്ടത് പക്ഷേ ഇത് പറഞ്ഞേക്കണമെങ്കിൽ ഓർമ്മയില്ല അവനെ ഞാൻ ഒരു കാര്യത്തിന് പറഞ്ഞയച്ചത് പറഞ്ഞയക്കാൻ അവനിവിടെ ഇല്ല അഥവാ കൊണ്ടുവന്നാൽ തന്നെ അത് കഞ്ഞി വെക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അകായിന് വേണ്ടേ അകായിന് പ്രമോദയില്ല ഇപ്പം ആരും ഇല്ലെങ്കിലും ഞാനിവിടെ ഉണ്ടല്ലോ ഞാനും താമിലുള്ള പ്രത്യേകം വെച്ച് നോക്കുമ്പോൾ ഞാൻ തന്നെ പോയി അരി മേടിച്ചു കൊണ്ടുവന്ന് കഞ്ഞി വെച്ച് തനിക്ക് തരണം അതാണ് വേണ്ടത് കൃഷിയുടെ പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ട് അവിടെ ഇറങ്ങിയത് അപ്പോഴാണ് തന്നെ കണ്ടത് അപ്പോൾ തന്നെ കണ്ടപ്പോ ഞാൻ ആ കഥ പറഞ്ഞു അതാ ഓർമ്മിക്കാൻ സാധിക്കും അതിനത്ര അവര് എന്നെ കാണാതെ പരിഭ്രമിക്കാൻ നോക്കിയിട്ടുണ്ടാവും ഒരു കരുതിയ താനേ വേറെ എവിടെയെങ്കിലും പോയി ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കഴിക്കണം കേട്ടോ താനെ ഒന്ന് ജീവിക്കണം ആ പായേ എടുത്തേ ഞാൻ ഇവിടെ എങ്ങനെ ഇരുന്നാകില്ല എനിക്ക് പോകാതിരിക്കാൻ പറ്റും സാധനം വിളിക്കാൻ പറ്റുമോ ഏ ഇങ്ങോട്ട് തന്നെയാണോ അയ്യോ കവള പായ എടുത്തു അകത്തേക്ക് എന്നെ കൂട്ടി ഇയാള് ഓണക്കോണം കൊടുത്തോണ്ടിരിക്കുക പുറത്തേക്ക് ഇറങ്ങാന്ന് നോക്കിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയാൽ അന്ന് കല്ല് വലിച്ചെറിയാൻ ഒരു കണക്കിന് സന്ധ്യ അവിടുന്ന് വരെ അവിടെ ഇങ്ങനെ ഇരുന്നു സന്ധ്യ ആയപ്പോ എങ്ങനെയൊക്കെയോ ആയാതാണ്ടൂല പരിജനോപ്യന്യത്ര സംപ്രേഷിത സായാതാനിജ മന്ദിരം വയമഭി യാത്രോന്മുഖാ यन्तव्यं भवदन्यदीय भवनं भोक्तुं यदि छास्ति ते मोदेदत्र वसुन्धरैव भवता कल्पाय कल्पिष्यताम् ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കണവൻ സരസവിരസന്റെ ഗൃഹത്തിങ്കലേക്ക് അരുത് പിന്നെ പിന്നാരാ ആണെങ്കിൽ വിരസ സരസഗേഹം ഭർത്താവക്ഷേ പ്രയാതൂ വിരസ സരസന്റെ ഗേഹത്തിൽ നഷ്ടവൃക്ഷത്തിങ്കൽ പ്രയാണം ചെയ്യാം വിരസ സരസൻ ആദ്യം വിരസനാണ് പിന്നെ സരസനാണ് അങ്ങനെ അവരുടെ ഗൃഹത്തിലേക്ക് ഭക്ഷണം കഷ്ടപക്ഷേ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പ്രാണം പോവും അങ്ങോട്ട് വരുന്ന സമയത്ത് വേണമെങ്കിൽ പോവാം പറഞ്ഞാൽ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കണേക്കാൾ ഭേദം പ്രാണം പോവുക നല്ലത് ഗുരുവായൂരിന്റെ അടുത്ത് പോയി ഭക്ഷണം കഴിക്കണേക്കാൾ ഭേദം പ്രാണനെ പൊക്കോട്ടേന്ന് വിചാരിക്കുക നല്ലത് അത്ര ഭക്ഷണം കല്ലെടുത്ത് അങ്ങനെ വൈഷമ്യം പറ്റിയിട്ട ആർക്കാണ് അസ്മാദികൾ തന്നെ പലർക്കും പറ്റിയില്ല അസ്മാദികള് എല്ലാവരും കൂടെ ഇടയ്ക്കിടയ്ക്ക് അങ്ങാടി പോവുക ബുദ്ധിമുട്ട് പലർക്കും പല സാധനങ്ങൾ വേണമല്ലോ ചിലർക്ക് ചപ്പനം വേണം ചിലർക്ക് വസ്ത്രം വേണം ചിലർക്ക് ശർക്കര വേണം ഓരോരുത്തർക്കും ഓരോന്നാണ് ആവശ്യം അപ്പോൾ ആ അങ്ങാടിയിലേക്ക് എല്ലാവരും കൂടെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് അങ്ങാടിയിൽ നിന്ന് വന്നപ്പോഴേക്കും സമയം കൊണ്ട് അധികം രാജ്യങ്ങളൊക്കെ കൂടുതൽ അധികം ചേട്ടാ കൂടി ഞാൻ വേഗം കഴിയുന്നാ വിചാരിച്ചത് സമയം കൂടെ അധികമായി കേട്ടാ വേണ്ടേ ആവശ്യം സമയം കുറെ അധികമായി എന്തോ വേണ്ടത് ഇനിയിപ്പോ ഇല്ലത്ത് ചെന്ന് കുഴിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുക വന്നാൽ ഇന്നത്തെ ഭക്ഷണം ഉണ്ടാവും തന്നെയാണ് തോന്നുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം കിട്ടാൻ പാകത്ത് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അല്ല ഈ യുദ്ധം വരുന്നുണ്ടോ ഭക്ഷണം കിട്ടാൻ പാകത്തിന് ഉസ്മാനികൾക്ക് എല്ലാവർക്കും കൂടെ ഭക്ഷണം തരാൻ പാകത്തിന് പറ്റിയ ഇല്ലങ്ങൾ ഏതെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ട് ഇതൊന്നുമല്ല അങ്ങോട്ട് പോകണം കുറച്ചങ്ങോട്ട് പോയാൽ ഒരു യുദ്ധത്തിൻ്റെ സ്ഥലം ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോവാ ഒരു കാര്യം ഉറപ്പിച്ചിട്ട് വേണം ഇവിടെ പോവാൻ എന്തോ അത് അതിനെന്ത് പറഞ്ഞാലും ഒന്നും മിണ്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അങ്ങനെ എന്തോ പറയാ എന്താ പറയുന്നത് ഇപ്പൊ പറയാൻ പറ്റില്ല അതിൽ പറയുമ്പോൾ കേൾക്കുമ്പോഴേ മനസ്സിലാവും അതിൽ എന്ത് പറഞ്ഞാലും മിണ്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നാ ഭക്ഷണം കിട്ടും സുഖമായിട്ട് ഭക്ഷണം കഴിക്കാം എത്ര ആളുകൾ എന്നാലും എഴുതുന്നില്ല സുഖമായിട്ട് ഭക്ഷണം കിട്ടും പക്ഷെ അതിൽ എന്ത് പറഞ്ഞാലും ഒരക്ഷരം മിണ്ടരുത് അങ്ങനെ എഴുതിക്കുക പറഞ്ഞിട്ട് നമുക്കിപ്പോ എന്താ നഷ്ടം അയാൾ കേട്ടിട്ട് പറഞ്ഞോട്ടെ ഭക്ഷണം കഴിക്കാൻ പോരെ അതിൽ എന്താ പറഞ്ഞാലും ഒന്നും ഒരക്ഷരം മിണ്ടില്ല ഉറപ്പാണോ ആ നേരത്ത് മാറ്റരുത് ഉറപ്പുണ്ടെങ്കിൽ പോവാം അതൊന്നും പറയില്ല എന്താ ഭക്ഷണം എല്ലാവരും കൂടെ ആ അവിടെ അവിടെ ചെന്ന് ആ പഠിപ്പരയുടെ പുറത്ത് അവിടെ ഇങ്ങനെ എല്ലാവരും കൂടെ അതിനോട് നിന്നപ്പോൾ അയാള് അവിടെ ഉമ്മർത്ത് അവിടെ ഇരിക്കണ്ടേ അവിടെ ഇതുകൊണ്ട് കണ്ടു എല്ലാവരും കൂടെ ആ പഠിപ്പരയുടെ പുറത്ത് അവിടെ ഇങ്ങനെ വന്ന് നിന്നത് കണ്ടപ്പോ എന്താപ്പോ എല്ലാവരെയും ആ പുറത്ത് ഇങ്ങനെ നിർത്തി കുടിച്ചിട്ടായിരുന്നു ഇവിടെ അകത്തേക്ക് കയറ്റി കുടിച്ചിടാം അകത്തേക്ക് വന്നു വന്നോളൂ എങ്ങനെയാ പറയാ കുടിച്ചിട്ടാന്നാ പറയാ അകത്തേക്ക് കെട്ടാൻ നിർത്തപ്പ അവിടെ തന്നെ എന്താ എല്ലാവരും നിർത്തി കുടിച്ചിട്ടായിരുന്നത് അവിടെ ഇരുത്തി കുടിച്ചിടാം ഇരുത്തി കുടിച്ചിട്ടാ വേറെ ആളെ ഇരിക്കാറായ കടവിലേക്ക് പോവാം കേട്ടോ ഇരിക്കാം ഭക്ഷണമൊക്കെ കഴിക്കാം എന്താണ് ഭക്ഷണം കഴിക്കാം എന്നാൽ ന്യൂസ് കണ്ടാൽ മാത്രമേ ഉള്ളൂ അങ്ങനെയുണ്ട് ചില സ്ഥലത്തെ ആ ചുമതലക്കാരൻ കണ്ടാൽ സുഖ അങ്ങനെയല്ല ന്യൂസ് കണ്ടില്ലെങ്കിൽ ഇടയിൽ കണ്ടാലും പറ്റും ഇടയിൽ കണ്ടാലും ആ യോഗൻ വരാം വരാം വരാം ഇരിക്കാം ഇരിക്കാം വെള്ളം വെച്ചിട്ടുണ്ട് ആ ഭക്ഷണത്തിനൊക്കെ കാലായിട്ട് കുടിക്കാൻ പോകാറായാൽ കുടിക്കാൻ പോവാം കഴിക്കാം നീ ഏതുമില്ല ഊസുമില്ല ഏതുമില്ല അകായും പറയുന്നു അകായിന്ന് ആ വാതിലിൻ്റെ ചാരി ഇങ്ങനെ നിന്നിട്ട് ചക്കി ചക്കി വഴിപോക്കനോട് ഇരുന്നോളാൻ പറയേ ഇരുന്നോളാൻ പറ ഇരുന്നോളാൻ പറ ചക്കി ചക്കി അവിടെ വെള്ളം വെച്ചോണ്ട് പറ കുടിച്ചോളാൻ പറ അതില്ല പക്ഷേ പരപുരുഷനോട് നേരിട്ട് പറയാൻ പാടില്ല എന്നുണ്ടാവും പിന്നെ ചക്കിയോട് പറയണ പോലെ പറയുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ ചക്കി ചക്കി ആ ഭക്ഷണമൊക്കെ കാലായിട്ട് കുഞ്ചാൻ പോവാറായ കടവിലേക്ക് പോക്കോളാം പറ പോളാം പറ പറ പറ പറ പറ ഞാൻ ഭക്ഷണം കിട്ടും ആ കയ്യിൽ ഉണ്ടായിരുന്നു ഈ ആ കയ്യൊന്നും ഇല്ല ഉണ്ണി ഉണ്ടായാലും ഉണ്ണി ഉണ്ടായാൽ ഉണ്ണിക്ക് പിരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒഴിവൊക്കെ രാജ്യം വന്നാ ഒഴിവൊക്കെ ഒഴിവൊക്കെ ഇരിക്കട്ടോ ഇരിക്കാൻ ആ തലയിൽ ഇരിക്കാൻ ഒഴിവക്ക വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ട് കുടിച്ചോളൂ കുടിച്ചോളൂ ഒഴിവക്ക ആ ഭക്ഷണമൊക്കെ കാലായിട്ട് കുടിക്കാറായ കടവിലേക്ക് പോവാം ഇനി ഒന്നും ഇല്ലാന്നില്ല ഓരോ കണ്ടാലും അപ്പം നല്ല വിളിച്ചിട്ടേ ഓരോ കണ്ടാലും തിരുവനന്തപുരം തിരുവനന്തപുരം ഇല്ല ഇല്ല തിരുവനന്തപുരം തിരുവനന്തപുരം വെള്ളം വെച്ചാൽ കുടിക്കാം കുടിക്കാം ദിവസമുണ്ട് ദിവസമുണ്ട് ഭക്ഷണം കാലായിട്ട് കുടിക്കാനായ കടലേക്ക് പോവാൻ കടലേക്ക് പോവാൻ അവിടെ എന്ത് കാലായിട്ട് നീ തിരുവനന്തപുരത്തുണ്ട് ഇരിക്കാം ഇരിക്കാം തിരുവനന്തപുരത്തുണ്ട് ആ ഉള്ളതും മറ്റുള്ള കുടിക്കാം കുടിക്കാം തിരുവനന്തപുരത്തുണ്ട് ആ അമൃതത്തിനൊക്കെ കാലായുണ്ട് കുടിക്കാൻ പോവാറായ കുടിക്കാം കടവിലേക്ക് പോവാം ഇനി ഇവരാരും ഇല്ല അവിടെ കൂട്ടിയൊരു തത്തയുണ്ട് അത് വരുന്നു തത്തയ്ക്ക് നല്ല പരിചയമാണ് ഈ വഴിപോക്കരെ സ്വീകരിച്ച് സ്വീകരിച്ച് നല്ല പരിചയമുണ്ട് തത്തയ്ക്ക് ഈ തത്തകൾ അങ്ങനെയാണല്ലോ മനുഷ്യർ പ്രവർത്തി പറയണ കേട്ടിട്ടാണ് തത്തകൾ പറയുക അപ്പോ ആരുമില്ലെങ്കിൽ ആ തത്ത വളർന്നത് കിടന്നത് ആരെങ്കിലും ഒരാൾ കണ്ടാൽ ഭക്ഷണം കഴിക്കാൻ പോവുക സ്വാഗതമേതദാസനമധിശ്രാന്തോസി വിശ്രാമ്യതാം ആപസ്താവതു പാത ഭാഗതോന്നസമയ സ്നാതവ്യമേതൽ സരാ ഇത്യഭ്യാസവശേന പഞ്ചരശുഭോ ബാലാസ്തയസ്യാലയേ പാന്ധാനം സമവാരിലും പതിലവൻ സഹി ജനാ സരസതരതൻ ആ വിശപ്പ് മാറാനായിട്ട് സരസന്റെ ഗ്രഹത്തിൽ പോയാൽ പറ്റില്ല അശനമാകുന്ന പുരുഷാർത്ഥത്തിന് അതുപോലെ പിന്നെ വിരസവിരസൻ വിരസവിരസന്റെ കഥ പറഞ്ഞാൽ വിരസ വിരസഗേഹം 다 비리다 아비 리 아, 아, 아, മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ എന്നാലും ഇപ്പൊ പൂവ് കേട്ടോ ഞാൻ പറഞ്ഞേക്കാം പൂവ് എഴുതെന്ന് പറയുമ്പോ ആദ്യം വിരസനാണ് അവസാനവും വിരസനാണ് ഭക്ഷണം പ്രാണസങ്കടം നിവൃത്തിയുണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല സംശയമില്ല കുട്ടിക്ക് വലിയ വലിയ ചില സന്ദർഭങ്ങളിൽ വലിയൊരു കൊടുക്കുമ്പോഴേ നിർത്തിയില്ലല്ലോ അങ്ങനെ വന്നാൽ തന്നെ അതിന് മനസ്സിലെത്തും ആ ശ്രാദ്ധമുള്ള ഒരാൾക്കേ കൊടുക്കുള്ളൂ അത് കഴിഞ്ഞാൽ കിണ്ടിയിൽ വെള്ളം കുടത്തിൽ വെള്ളം ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടാവും ശ്രാദ്ധം കഴിഞ്ഞാൽ ഓ ഇവിടെ വരിക എന്ന് പറഞ്ഞ നടുമുറ്റത്ത് ഒരു പലകയിട്ട് അവിടെ ഇരുത്തും എത്തിയിട്ട് വെള്ളം തല വഴിയാണ് ഒഴിക്കും ഇതാണല്ലേ ഇല്ലാണ്ട് പുറത്തേക്കൊക്കെ ഈ എണ്ണ തൊട്ടയുടെ കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലും കണ്ടു വന്നാൽ ഭക്ഷണം കൊടുക്കുന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് ആ എണ്ണൊക്കെ കയ്യിൽ കണ്ടിട്ട് അപ്പുറം വരെ മനുഷ്യർക്ക് വേണേ ഇപ്പോ നിവൃത്തി ഉണ്ടെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല എന്ന് മാത്രമല്ല ഭക്ഷണം കൊടുക്കാന്ന് പറയൂല്ല അത്ര നിർബന്ധമാണ് വിരസ വിരസ അല്ലേ വിരസ വിരസനാണല്ലേ ഇല്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ അതിൽ കൊടുക്കില്ല എന്നുള്ളത് നോക്കിയിട്ടായിട്ട് ഇത് നോക്കിയിട്ടായിട്ടതുകൊണ്ടാ എത്രത്തോളം ഉണ്ട് ഇയാൾക്ക് അതിനുള്ള ശ്രദ്ധ എന്നൊന്ന് അറിയണം എന്ന് നിശ്ചയിച്ച് ഒരു വിദ്വാൻ അയാളുടെ ഗൃഹത്തിൽ നിന്ന് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു എനിക്കറിയാം അവിടെ നിന്ന് കിട്ടിയെന്നറിയാം ഇത് സുഖമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സൗരസന്റെ ഗൃഹത്തിലേക്ക് അങ്ങോട്ട് വന്നു അവിടെ വന്ന് ചെന്ന് നോക്കിയപ്പോ ആ പഠിപ്പര അടച്ചിട്ടില്ല എപ്പോഴും പഠിപ്പര അടച്ചിടുന്നു എന്താ വെച്ചാൽ ആരെങ്കിലും കയറി വന്നാൽ ഭക്ഷണം കൊടുത്തിട്ട് വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ആ പഠിപ്പന തുറക്കില്ല എപ്പോഴും അടച്ചേ ഉള്ളൂ അയാൾ അവിടെ ചെന്ന് നോക്കിയപ്പോ ആ വേലി ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ പൊന്തി കിടക്കുന്നത് വേഗം അയാൾ ആ വേലിയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കിടന്ന് ഈ വാതിലെ പഠിപ്പന ഇങ്ങനെ തുറക്കും പഠിപ്പന തുറന്ന് ആദ്യം പുറത്തേക്ക് ഇട്ട് പോകും പുറത്തേക്ക് പോകുന്നത് ആ പഠിപ്പനയുടെ ഉള്ളിൽ കൂടെ അകത്തേക്ക് കൊടുക്കും ആ സമയത്ത് ഈ മൂസ കഴിക്കാനായിട്ട് ധനായിട്ടേ അപ്പോൾ മൂത്രം വിത്തി ആരെങ്കിലും വന്നിട്ട് വേണമോ ഭക്ഷണം കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും മൂത്രം വിത്താനായിട്ട് പുറത്തേക്ക് അങ്ങനെ ഇറങ്ങില്ല അപ്പോഴാണ് ഈ വഴിപോക്കൻ വരണ കണ്ടത് പഠിപ്പറ തുറന്നിട്ടേ വഴിപോക്കം വരുന്നുണ്ടല്ലോ ഭക്ഷണം കൊടുക്കേണ്ടി വരുന്ന ഞാൻ തോന്നുന്നത് അവിടെ എന്നുണ്ട് എടാ എന്നാലാണ് ഇങ്ങനെ വിളിക്കുക വിളിക്കാൻ മനസ്സിലായി ഇവിടെ ഇല്ലത്തേക്ക് വരാനുള്ള ചിലത് മേടിച്ചോന്ന് കേൾക്കണ്ടല്ലോ ഞാൻ മേടിക്കണ്ടായി അങ്ങനെ പറഞ്ഞില്ല താൻ മേടിച്ചാലോ ഇത് ഇല്ലത്തേക്കുള്ളതല്ലേ ഇല്ലത്തേക്ക് പറഞ്ഞാൽ എനിക്കും കൂടി ഞാനും ഇല്ലത്താണെന്ന് തന്നെയല്ലേ അതുകൊണ്ടായില്ല കണ്ട കാര്യം വേറെ ഇല്ലത്തെ കാര്യം വേറെ നന്നായില്ല എനിക്ക് വേറെ എവിടെ നിന്ന് കിട്ടാനില്ലല്ലോ വേറെ എവിടെ കിട്ടാനില്ല എനിക്ക് അമ്മ ഞാൻ മേടിക്കുന്നു ഏ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല എനിക്ക് മേളാ മേടിക്കുന്നു പറഞ്ഞാൽ ഞാൻ പറഞ്ഞേക്കാം കാര്യമൊന്നുമില്ല ഞാൻ ചോദിക്കുന്നു നന്നാ ഞാൻ മേടിക്കുന്നു ആ മേടിക്കോ ഞാൻ മേടിക്കും ഒന്നാലും തരില്ല പറഞ്ഞേക്കാം അന്നത്തെ തിരിച്ചു കൊടുത്ത് ഇരുപത് താൻ മേടിക്കരുത് മേടിക്കരുത് പറഞ്ഞിട്ട് കാര്യമില്ല തന്ന് ആ വേണ്ടാത്ര പറയാ വേണ്ടാത്ര ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഇത്രയൊക്കെ ആയാൽ യുവാക്കന്മാർ പൊക്കോളും ഞാനും ബഹളം കേൾക്കില്ലേ ഇവിടെ മുസ്ലിംമാർ പോവാ മുസ്ലിം പൊക്കോളും ഇജ്ജോട് കൂലി ഏഴ് കണക്കാക്കിയിട്ടാവും നേരത്തെ അതിന് പോകാൻ ഭാവില്ല ഇനി മേടിക്കാൻ തന്നാ മേടിക്കും എന്നാ ഞാൻ അന്നൊരു തരും തരിക തന്നാ ഞാൻ തിരിച്ചു തരുമോ ഹാ താൻ എന്നെ പ്രഹരിക്കോ എന്നെ പ്രഹരിച്ചാൽ ഞാനും പ്രഹരിക്കും ഹാ എന്നാ ഒന്ന് കാണണോ പയ്യനെ തിരിഞ്ഞിട്ട് അപ്പോൾ ഇത് മൂസ എന്നുള്ള നിലയ്ക്ക് ഞാൻ ക്ഷണിക്കുന്നു ഇതിനെ പ്രഹരിച്ചാൽ ഞാൻ തിരിച്ചു പ്രഹരിക്കും ഓ അനിലെ പ്രഹരിക്കും ഒന്ന് കാണണോ അടിച്ചപ്പോ ഏകം മൂസിന്റെ കാലൊന്ന് തൊട്ടു തൊട്ടു തൊടുതട്ടെ അയാൾ അതിന്റെ അടി കൊണ്ടപ്പോഴേ ഈ മൂസിന്റെ കഥ ഇങ്ങനായി ഓ ഇളയതാ താൻ എന്നെ കൈ വെച്ചു അല്ലേ എന്നാൽ നീ തന്റെ പുക കാണാണ്ട ഞാൻ ഇങ്ങോട്ട് വരില്ല പറഞ്ഞ് മൂസ മൂസിന്റെ പുക കാണാണ്ട ഞാൻ ഇങ്ങോട്ട് വരില്ല പറഞ്ഞ് പടിഞ്ഞാറെ കൊണ്ടുവരുന്നത് ഇളയതും അതായത് നീ നീ നമ്മളിവിടെ നിന്നിട്ട് എന്താ കാര്യം നമുക്ക് പോവുക പറഞ്ഞ് ആ അകായിന്ന് ഉണ്ണിയും കൂടെ വട്ടേ പണി കിടന്നത് ചക്കി എല്ലാരും പോയാൽ ഞാനും പോവുക ചക്കി ഇത് നമുക്ക് കൊണ്ടുവരികയില്ല അവിടേക്കാണ് കയറി തീ കയറുമ്പോൾ അവിടെ ഭക്ഷണത്തിനൊക്കെ കലായിട്ട് ഇലയൊക്കെ ഇട്ട് വിളമ്പാനെങ്കിൽ ഒരു വിളമ്പ് അത്രേ വരുള്ളൂ അത്രയൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ അവിടെ ഇരുന്ന് സുഖമായിട്ട് വിളമ്പി സുഖമായിട്ട് ചെത്തി ഇലയെടുക്കണോ ഇലയെടുത്താൽ ഭക്ഷണം തന്നതിൻ്റെ ഫലം പോകുന്ന മതിയാ ഇപ്പം ഞാൻ എടുക്കലായിട്ടാണ് ഉണ്ടായത് ഞാനിത് കളയണ്ട എന്ന് വെച്ചാൽ ഇല അവിടെ കയ്യൊക്കെ കഴിഞ്ഞു വന്ന് ആ പട്ടിൻ്റെ മുകളിൽ 以后，咱们应该努力工作。 നോക്കാൻ പിന്നാലെ എനിക്ക് പോകുമ്പോൾ ഓണം എടുത്ത് വലിയൊരു കുളമുണ്ട് ആ കുളം കണ്ടപ്പോൾ ആ കുളത്തിലേക്ക് എടുത്താൽ വേണ്ടി ചാടി മൂസ് നോക്ക് നേരെ ഇങ്ങോട്ട് പോവാണ് ഈ പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒഴിവൊക്കെ കണ്ടു ഈ കുളത്തിലേക്ക് ചാടണതേ വേഗം കുറച്ച് കല്ലൊക്കെ അവിടെ പറക്കി എടുത്തു കല്ലൊക്കെ പറക്കി എടുത്ത് ആ കുളത്തിൻ്റെ കരക്കിൽ അവിടെ ചെന്ന് അവിടെ ഇരിപ്പായി അങ്ങനെ മുങ്ങി കിടക്കുന്ന അറിയുമോ മൂസ് ഒഴിവൊക്കെ പോട്ടെ കഴിഞ്ഞ് വെള്ളത്തിൽ മുങ്ങി കിടക്കുക കുറേ കഴിഞ്ഞപ്പോൾ ശ്വാസം മുട്ടി തുടങ്ങി എത്ര നേരം ഈ വെള്ളത്തിനുള്ളിൽ കിടക്കുക കുറേ കഴിയുമ്പോൾ ശ്വാസം കിട്ടാണ്ടോ നോക്കാം ഒക്കെ തലയിൽ മുക്കി തല പൊക്കണ കണ്ടപ്പോ ഒരു പോകട്ടെ പോകട്ടെ തലയിൽ വേഗം തലയിൽ താത്തി അങ്ങനെ താത്തിയിട്ട് വെള്ളത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഊടിയിട്ട് പോവാ ഈ മധ്യാഹ്ന സമയമായതുകൊണ്ട് വെള്ളം ഇങ്ങനെ തെളിഞ്ഞ് കിടക്കണ്ട വഴി കൂടെ പോകുന്നത് ഇങ്ങനെ കാണാം തലയിട്ട് പൊക്കിയാൽ തലയിട്ട് പൊക്കണ അപ്പൊ ഒരു കല്ല് മുട്ടാണല്ലോ ആദ്യം ഓടിയത് ഇങ്ങനെ ആ ഓത്തിൽ കുറേ നേരം ഉണ്ടായി മൂസിൻ്റെ പ്രയോഗം കുറേ കഴിഞ്ഞപ്പോൾ അവിടെ കെട്ടാൻ പറ്റില്ല എന്ന് ഉറപ്പായി അങ്ങനെ ഉറപ്പ് അവിടെ ആ കുളത്തിലോട്ട് കയറി കുളത്തിൽ കയറി ഊട്ടി അവിടെ ഊട്ടി അവിടെ ഒരു വക്കത്തൂറുണ്ട് ആ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ട് ഈ ഒരു വക്കത്തൂർ ആ വക്കത്തൂർ അവിടെ കയറി ഇപ്പായി നോക്കുമ്പോൾ ഓർത്തേന്ന് ഇഷ്ടമാണ് വഴിപോക്കാൻ കണ്ടു അവിടേക്കാണ് വീണതല്ലേ അവിടെ ഇരിക്കട്ടെ കണക്കാക്കി ഇത് ഈ കുറച്ച് മാറോടെ കൊണ്ടുവന്നു അത് ഒറ്റ മുഖത്തൊക്കെ തെച്ചു ചായ ഒന്ന് മാറാനായിട്ട് അത് പഠിക്ക് അവിടെ വന്ന് ആ പടിഞ്ഞാറ് പഠിക്കാമ്പോൾ വന്ന് ഈ പ്രശ്നക്കാരൻ്റെ ചായയിൽ അങ്ങനെ ഇങ്ങനെ ഒരു തവണ നാലഞ്ച് കാലം കിട്ടി അത് കഴിഞ്ഞാൽ കണക്ക് പിടിക്കും കുറച്ചൊരു മേപ്പോട്ട് നോക്കും ഒരു ആദ്യ കാലം കിട്ടി ഇങ്ങനെ അവിടെ ഒരു പ്രശ്നക്കാരൻ്റെ ചായ ആരാ അത് മൂസിന്റെ സ്ഥലമല്ലേ അത് അതെ മൂസില്ലേ അവിടെ അവിടെ ഇല്ലാത്ത സമയമാണ് ഞാൻ മൂസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്നപ്പോഴാണ് ആദ്യം ഒരു പന്തിയല്ലായി തോന്നി പണവും ആര്യായിട്ട് വിഷുവിനുണ്ട് കാണാമോ മുസ്ലിഞ്ഞാണ് വേറെ ആർക്കുമല്ല മുസ്ലിഞ്ഞാണ് കുറച്ച് വൈഷമ്യം തോന്നുന്നത് എന്താണോ എന്താ വൈഷമ്യാവും ചോദിച്ചാൽ ഇവിടെ എങ്ങനെയാ കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടൊരു വൈക്കോത്തും ഉണ്ടോ എങ്ങനെയാ ഏറ്റവും വിശ്വാസമായി ഇത് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ആൾക്ക് ഏതായാലും കാണാൻ പറ്റില്ല എന്ന് ഉറപ്പാണ് അപ്പോൾ ചോദിച്ചില്ല എവിടെ ഏറ്റവും ഭാഗത്തായിട്ട് ആ ഇതൊരു കാര്യം ചെയ്യും അവിടെ പോയി നോക്കി ആ വക്യോത്തീർത്ഥം എങ്ങനെയാണ് വീഴുന്നത് അത് ധാരധാരിയായിട്ട് മുറിഞ്ഞു മുറിഞ്ഞാൽ വീണെങ്കിൽ എന്ന് മനസ്സിലാക്കാം Minatay kasi mundu ni bilang sa mga ay ito na kaya kita yung minatay ni. Yung mundu mo mundu ni na biya. Mundu mo niya lang ni na dot. Oh. Ay. La. Ay, pa. Karam. ചാടിയിട്ട് പുറത്തേക്ക് വന്നു ചാടി പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ വൈഭോക്കനെ കണ്ടത് ഇളയിൽ മനസ്സിലായില്ല എന്ന് മാത്രമേ ഉള്ളൂ മൂസിന് കണ്ടാൽ മനസ്സിലായി നാറോടൊക്കെ തേച്ചിട്ടുണ്ടെങ്കിലും വഴിപോക്കനെ കണ്ടപ്പോൾ മൂസിന് മനസ്സിലായി വഴിപോക്കനാണെന്ന് മനസ്സിലായതോടുകൂടി കവന്നടിച്ച അവിടെ ഇരുന്നു കിടന്നാൽ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് കവന്നടിച്ച് കിടന്നാൽ പിന്നെ അത്ര വേഗം അറിയില്ലോ എന്ന് സ്റ്റേറ്റ് വിധി കൂടിയ പോലെ കവർന്നടിച്ചൊക്കെ കിടന്നു ഇളയതാ കാലായിട്ട് കൂതിരെ കാളായിട്ട് എഴുതുന്ന കൂതിരെ കാളാനായിട്ട് വന്നപ്പോ ഇങ്ങനെ ഒന്നാണെന്നോ എനിക്ക് കാളാണോ ഇളയതാ എനിക്ക് സഹിക്കണില്ലാടോ എന്താ ചെയ്യ ഇങ്ങനെ ഒന്ന് കാണേണ്ടതായിട്ട് വന്നു ഇളയതാ ഏതായാലും മൂത്തിന്റെ നമസ്കാരം കേട്ടിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഏത് മാവാ വെക്കുന്നത് <laughs> ഏത് മാവ് വെട്ടിയെന്താ അതിനൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്നാ അതൊക്കെ ചെയ്തോളൂ ഞാൻ സംസ്കാരം കൂടെ കഴിഞ്ഞിട്ടേ പോകുള്ളൂ മൂസിന്റെ സംസ്കാരം കഴിപ്പിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ ഇതും കുഴി ആ കുഴിയിൽ കൊണ്ട് വിളിക്കുകയല്ല അറയോട് കൂടി വീട്ടിൽ കൊണ്ടു ഇവിടുന്ന് നീത കൊണ്ട് വിളിക്കും ശ്വാസം വലിക്കാൻ വിളിച്ചോട്ടെ എന്ന് വിചാരിച്ചത് പിന്നെ ആ ചേതനൊക്കെ കൂട്ടി കുഞ്ഞിനെ കൊണ്ട് ആഹാ സംസ്കാരത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ക്രിയകളൊക്കെ ചെയ്യിച്ചു ചെയ്യിച്ച് ആഹാ മൂസിനെ കൊണ്ടുവന്ന് വിറകൊക്കെ അടിക്കി തുടങ്ങി തോന്നി ചൂട് തട്ടിയാൽ ചിലപ്പോൾ അവിടെ ഇന്ന് തോന്നി കൂടിയിട്ട് പിന്നെ ഞാൻ എന്തിനാണോ ജീവിച്ചിരിക്കണത് എനിക്കിനി ജീവിക്കണമെന്ന് തോന്നില്ല എന്റെ പ്രാണനും ആ വിറകൊക്കെ മാറ്റിയ വെറുതെ കൂട്ടിൽ വെച്ച വിറക് വലിയ വിറകെടുത്ത് വേലകത്തിൽ അങ്ങനെ വെച്ചു അതിന്റെ മീത കയറി ഒരു കടന്നു ഇളയതാ ഈ വിറകൊക്കെ അടിക്കുമ്പോൾ അത് വിറകം കട്ടി ഉണ്ണിയെ കൊണ്ട് മാവിൻ്റെ വിറകല്ലേ ആ ആളെ വിട്ട് കത്തൂലോ തുടങ്ങിയപ്പോൾ മൂത്തിന് ഇവിടെ കെട്ടാതെ നിർത്തിയില്ലേ അനങ്ങാതെ നിർത്തിയിട്ടോ വെലങ്ങത്തിലാണ് ഈ മാവിൻ്റെ വിറക് വെച്ചിരുന്നത് അത് അമർത്തി പിടിച്ചിട്ട് കൂടെ ഒഴിവാക്കാൻ അപ്പം അത് ആ ആ ആ ഞാൻ സിദ്ധി കൂടിയിട്ടില്ല ഇവിടെ താൻ സിദ്ധി കൂടി സിദ്ധി കൂടാണ്ട് ആരെയും സിദ്ധു പറ്റുന്നില്ല താൻ സിദ്ധി കൂടി യോഗൻ യോഗൻ ഞാൻ സിദ്ധി കൂടിയിട്ടില്ല ഉപ്പോട്ടോ താൻ സിദ്ധി കൂടി അനങ്ങാണ്ട കിടക്കാം അവിടെ യോഗൻ മകൻ ച ു റ h ചുറു ഒരേ ചുതു തന്നെയാണ് തന്നെ ചുതു തന്നെയാണ് യോഗൻ യോഗൻ ചുറു ചുറു യോഗൻ ചുറു ചുറു 이거 아으아 요간 요간 아으아으아 주루 주루 അങ്ങോട്ട് റോഡ് രോഗൻ ചോറ് തരാം രോഗൻ രോഗൻ Boca curu sana aku katanya. Boca, eh, ah, ah, curu, curu. Ini curu ana ta, curu nya ni tabar ni tu meh, apa dah ngata kata tu dah. Ah, ah, ah, Yogan, ah, ah, Yogan, Yogan. Boca curu sana 哎呀，不要干，哎，不要干，不要干，哎，走路，走人，走人那就会打捏的，我这个，哎哎哎，不要干，呃，哎哎，走路，走路，走人，哎哎，大家，这个嘛嘛，我一个干，走路，大家，哎呀，哎哎，嗯，不要干，不要干，走人，走路，大家，走人那就会打捏的，我这个，哎哎，不要干，呃，哎，嗯，哎，走人，哎哎哎，呃，大家。 ആ കരാം എന്ന് പറഞ്ഞ പോലെ വഴിവോക്കാ ചൂറ് തരാം എന്ന് നിർത്താണെന്ന് പറയാം ചുറു ചുറു ചോറ് തരാം അങ്ങനെ പറഞ്ഞാൽ പറയാം വഴിവോക്കാ ചൂറ് തരാം എന്ന് പറയാം ചോറ് ചുറു തരാം ചുറു തരാം എന്നല്ല വഴിവോക്കാ ചൂറ് തരാം എന്ന് പറയാം ചോറ് ചുറു തരാം ചൂറല്ല തന്നെ വഴിവോക്കാ ചൂറ് തരാം എന്ന് പറയാം ചുറു ചോറ് തരാന്ന് പറഞ്ഞാൽ ഒന്ന് വരില്ല യുവക യുവക ചോറ് തരാ ആ ഒന്ന് തരാം തരാമെന്ന് പറയാം യുവക ചോറ് ചോറ് തരാമെന്ന് പറഞ്ഞാൽ ചോറ് തരാം അങ്ങനെ പറഞ്ഞാൽ പോരാ ഒരുമിച്ച് പറയണം വഴി പോക്കാ ചോറ് തരാം എന്ന് പറയാ വഴി പോക്കാ ചോറ് തരാം ഇന്ന് തരല്ല വഴി തരാം എന്ന് പറയാ യോഗ എന്നല്ല വഴി പോക്കാ ചോറ് പറഞ്ഞു കൊടുത്തത് വിഷമത്താതിരിക്കാൻ പറയാം വഴി പോക്കാ ചോറ് തരാം എന്ന് പറയാ യോഗ ആ ചോറു ആ ചോറ് അല്ല തന്നെ യോഗ ചോറ് തരാം എന്ന് പറയാ യോഗ ചോറ് തരാം ഇവിടെ ഇവിടെ പറയാ ചോറ് തരാം ഇവിടെ ഇവിടെ ചോറ് തരാം വരിക ശരീരത്തിലെ പകുതി അങ്ങോട്ട് വന്നിട്ട് അവിടുന്ന് ചാടി അങ്ങോട്ട് ഇടിച്ചിലോ ഇഞ്ചി മാത്രമല്ല ഡോ വഴിപോക എനിക്ക് ചോറ് തരില്ല ചോദിക്കണ്ടോ പകുതി വന്നിട്ടുണ്ട് എന്നിട്ടും പറയാന്ന് പറയില്ല വിരസ വിരസഗേഹം മാക്ഷുധ പീഡിതോ അങ്ങനെയുള്ള ആ പിറവരുതന്റെ കേരളത്തെ കുറിച്ച് ചിന്തിക്കേ അതിന്റെ പൂവരുതെന്നല്ല പോണെന്ന് വിചാരിക്കുക പോലും വരുന്നത് ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊന്നും പോയി ഭക്ഷണം കഴിക്കരുതല്ലേ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് കേട്ടോ കുറച്ചധികമാകുമ്പോൾ എനിക്ക് തോന്നാനില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ എന്ന് വിചാരിച്ച് പറയാ പിന്നെ എന്താ പോവാൻ ബാക്കിയാത്ത ആളുകൾ ഇന്ന ആളുകളുടെ അടുത്ത് ഇപ്പൊ പ്രധാനികൾ നാലാളുകളുടെ കഥ മാത്രമേ ഉള്ളൂ പിന്നെ ഉണ്ടായി പോകാൻ പാടില്ലാത്ത ആളുകൾ ആരൊക്കെയാണെന്നാണെങ്കിൽ ആയാതേതുതിരോഹിതേരിഭവോദൃഷ്ടോജ്ഞകാര്യത്വരോജസ്മേനമുഖോ സദാ വ്യാജേന ദൂരം ഗതോ ഭൃത്യാനാമപരാധരൽപ്പനമര തന്മന്ദിരം മൗറജൽ